മുൽക്കിന്റെയും മലക്കൂത്തിന്റെയും ഇടയിലുള്ള മുത്തവസിത്തായ ഒരു ആലമിനാണ് മുന്നിയാക്കിയത് ഏതാ മുൽക്ക് ഈ ഭൗതിക ലോകം മലക്കൂത്തേതാ അപ്രത്യക്ഷമായ ആത്മീയമായ ലോകം അപ്പൊ തനിച്ച ഭൗതികല്ല അപ്പൊ നൽകാരം മൃഗത്തിന് ജമാദാത്തിനെ പോലെ ആകില്ലേ തനിച്ച് മതക്കൂത്തിയാണെങ്കിൽ മലായിക്കത്തിനെ പോലെയാവുമല്ലോ രണ്ടിന്റെ ഇടയിലുള്ള ഒരു ആനമാക്കിയിട്ടാണ് രണ്ടും കൂടെ കൂട്ടി ജോയിന്റാക്കി രണ്ടിന്റെ അംശം കൂടെ കൂട്ടിയിട്ട് ഒരു സങ്കര വന്നു അതെന്തിനാ അങ്ങനെയാക്കിയതിലെയോ അലിമക്ക ജലാലത്ത കതിരിക്ക ബൈര മഹുലൂക്കാത്തി അള്ളാഹുവിന്റെ മുഴുവൻ പടപ്പുകളുടെ ഇടയിലും നിന്റെ കതിർ എത്രമാത്രം ഉന്നതമാണ് എന്ന് നിനക്ക് അറിയിച്ചു തരാൻ രണ്ടിലേക്കും തസ്വറുഫാത്തുണ്ട് മലക്കോത്തിയ തസ്വർഫ് ആത്മീയ ആത്മീയവാദത്തിൽ കൂടി നടത്തും ബോധിമാ തസ്വറുഫൊക്കെ അത് നടത്തും എനിക്ക് രണ്ടിൽ അവകാശം ഉണ്ടെന്നാ പറയും മലയക്കത്ത് കൂടെ വന്നിട്ട് ഇത് മുറിച്ചെടുക്കാൻ നിൽക്കുന്നില്ല മൃഗങ്ങൾക്കോട്ട് സാധിക്കുന്നുമില്ല മാത്രമല്ല വന്നക്ക ജവഹറത്തുൻ നീയൊരു മുത്താണ് തന്തനിയലയിക്ക നീയാകുന്ന മുത്തിന്റെ മേലിൽ ചുറ്റിപ്പറ്റി കിടക്കുകയാണ് അസുതാഫ് മുക്കമ്പനാത്തി അള്ളാഹു താര പടച്ച മുഴുവൻ പടപ്പുകളാകുന്ന ചിപ്പി ആ ചിപ്പിന്റെ അകത്തുള്ള മുത്താ നരരി മുത്തല്ല മക്സൂദ് ആ മുത്താകുന്ന നിന്നെ ചുറ്റി പൊതിരാരംഭിക്കുന്നു ആലമ കംപ്ലീറ്റ് നിൽക്കുന്നു ഈ ആലമിൽ വസ്തുക്കളും ചേർന്നിട്ട് ഒരു ബോഡിയാക്കിയിട്ടാണ് ഒറ്റ ശരീരം അപ്പൊ ഓരോ മുത്ത് ഓരോ ചിപ്പിയിലാക്കി ചിപ്പി ഈ ഓരോ ചിപ്പികളുണ്ടപ്പോ എന്താക്കി വലിയ ചിപ്പിന്റെ ഒന്ന് ഈ ആളും ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് ഓരോ ജുസീയായ ആത്മാവുണ്ടല്ലോ ഈ ആത്മാവിന് അതാത് ജുസീയായ ബദനാകുന്ന ചിപ്പിയിലാക്കി അങ്ങനെ കുറെ ചിപ്പികൾ എടുത്തിട്ട് എന്ത് ചെയ്തു യാലമാകുന്ന മൊത്തത്തിലുള്ള ഈ ലോകമാകുന്ന ചിപ്പിന്റെ അകത്താണ് വെച്ചു എന്നിട്ടോ വസിയാക്കൽ കൗനോ മിൻഹൈക ജുസ്മാനിയത്തിക്ക നിന്റെ ബാഹ്യ ശരീരം എന്ന ഭാഗത്തിൽ കൂടി നോക്കുമ്പോൾ കൗന് നിന്നെ വിശാലമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കൗന് നിന്നെ ഉൾക്കൊള്ളുക നിനക്ക് നിന്നെ നോക്കാൻ ചാകുണ്ട് അതേപോലെ നിന്റെ ആലമ റൂഹാനിയത്തിലേക്ക് നോക്കിയ കൗന് കൗ നിന്നെ മനസ്സിലാകുന്നുണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട് മിക്കം മോളന്റെ കിട്ടാകാണ് ഇത് നമുക്ക് കിട്ടാപ്പര വലം ഞെട്ടാക്ക എന്നാല് നിന്നെ ഉൾക്കൊള്ളൂല ഏത് ഈ കൗന് മിൻഹ ഇത് നിന്റെ ആത്മീയമായ പദവിയെ സുബൂത്താക്കുന്ന വാദത്തിൽ കൂടി നോക്കിയാൽ യാരമ് അപ്പൊ മുത്തിനെ ഉൾക്കൊള്ളാൻ മാത്രം ചിറ്റി വലിപ്പുണ്ടാവില്ല ജിസ്മാനത്തിന്റെ വാദത്തിൽ കൂടിയാണ് ഈ ആലമ് നിന്നെ ഉൾക്കൊള്ളുന്നത് റൂഹാനിയത്തിന്റെ മഹിമയിലേക്ക് ചേർത്തി നോക്കിയാൽ ആലമ് നിന്റെ കൽബിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ ആവുള്ളൂ ചെറിയ അംശം അതിന്റെ പണ്ട് പറഞ്ഞത് നീ ഇപ്പോൾ ആലമിന്റെ ഒരു ജുക്കാണ് നീ അള്ളാഹുവിനെ അറിഞ്ഞ് നിന്റെ റുഹാനിയത്തിന്റെ താരങ്ങ് വിശാലമാക്കി കഴിഞ്ഞാലോ ആലം നിന്നിൽപ്പെട്ട ഒരു ജുക്ക് മാത്രമേ ആകുന്നുള്ളൂ ആലം ഒട്ടാകെ ഭൂമി അകക്കെയും ഒരു ചുമടന്നാവും എന്ന് പറഞ്ഞ മറുപടിയായിരുന്നു ഭൂമിയിൽ പ്രശ്നമല്ല ഇത്ര വിശാലമായ ഭൂമിയിൽ ഈ ശയ്യല്ല എന്നല്ലേ വരിക എനിക്ക് ഓർമ്മ കിട്ടാനും ഒന്നും കൂടെ ഓണം ഏത് നിങ്ങൾ ഇബിനെ ബാധിച്ച നീ എന്റെ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് വെച്ചു മനുഷ്യൻ അതിന്റെ പടക്കപ്പെടുന്നതിന്റെ കാലത്തിൽ തന്നെ അതുകൊണ്ട് ഖലീഫയായിക്കൊണ്ടല്ലേ പടക്കം തന്നെ ജാഹിറുക്കലിന്ന ഫിൽ ജാഹിറും ഫിൽ അറുതി ഖലീഫ എന്നല്ലേ എന്നല്ലാണ്ട് കുറെ കാലം കേട്ട് ഖലീഫ ആക്കാൻ പൊതി വെച്ചെന്നല്ലോ മനുഷ്യൻ പടച്ചിട്ട് കുറെ കാലം കഴിഞ്ഞ പേതാലി വലിയ നല്ല സ്ഥാനം എറിയും നമുക്ക് ഖലീഫ ആയിക്കളയാന്നല്ല ആദ്യം തന്നെ അസ്ത്രനിഷ്ഠത്തിൽ തന്നെ ഖലീഫയാക്കിയിട്ട് ആവർത്തിച്ചിരിക്കുന്നു അപ്പൊ നമുക്ക് സംഭവിച്ചെന്ന ഖലീഫത്താണ് നഷ്ടപ്പെടുക ചെയ്തിട്ടുള്ളൂ ഇനി വീണ്ടെടുക്കാൻ വേണ്ടി ഖലീഫത്തുല്ലാഹി ഫീ ഫീ മിൻ അർശിഹി ഇലാ ഫർശിഹി മേലെ തല മുതൽ ഏതാ ഭൂമി അടിത്തട്ട് വരെ എല്ലാ ബുജൂദിനും ഹലീഫയാകുന്നു ഖലീഫയാകുന്നു ലാക്കിനൽ ഇൻസാണ് പക്ഷെ മനുഷ്യൻ ലമ്മാ ജഹിന നഫ്സഹു അവന്റെ നഫ്സിനെ സംബന്ധിച്ചവൻ ജാഹിരായപ്പോൾ അശ്വരഹ നെഫ്സിനെയും ഇവൻ ശുഹരാക്കി വിഹൃതമത്തിൽ അക്കുവാൻ അക്കുവാനിന്റെ ഹൃദമത്തെടുക്കലാമെന്നുള്ള നേരം എന്താക്കി മഹദൂബ് പോയിട്ട് ഹാദിമായി മാറി മത്തബൂബ് പോയിട്ട് താവിയായിട്ട് മാറി അക്വാൻ ആ ഹിരമത്തെടുക്കുന്നു അപ്പൊ സക്കത്തത്ത് അത് വീണുടഞ്ഞു പോയിരിക്കുന്നു റുത്തുബത്തിൽ ഖിലാഫത്തി ഖിലാഫത്തിന്റെ റുത്തുബയിൽ നിന്ന് വീണുടഞ്ഞു പോയതാണ് എപ്പോൾ ഹീനസാറത്ത് മംലൂക്കത്തം ഫി ഐദിൽ മമാലിക്ക് മംലൂക്കായി കഴിയേണ്ടവരുടെ കയ്യിൽ ഇവനാരായി മാറി മംലൂക്കായി മാറിപ്പോയി മമാലിക് മംലൂക്കിന്റെ ആണല്ലോ അപ്പൊ പ്രജകളുടെ കയ്യിൽ ആരായി രാജാവ് അടിമയായി മാറിപ്പോയിരിക്കുന്നു വലായ സുലഹുലിൽ ഖിലാഫത്തിന് പറ്റൂലല്ലോ ഇല്ലാമങ്കാന ഹുറൻ അനിൽ മുലൂക്കി വൽ മമാലിക്കി മുലൂക്കി നേതൃത്വം മമാലിക്കി നേതൃത്വം ഹുറാണ് ശരിയായ ഹുർ എന്നാലേ ഖലീഫയാകാൻ പറ്റും പകുതി ഹുറും പകുതി അബുദായാൻ പറ്റില്ലല്ല ഉടനെ ഇപ്പോഴത്തെ നിലക്കം നേതാക്കന്മാരൊന്നും ഭരണാധിപന്മാരാൻ പറ്റില്ലെന്ന് പറയുന്നു അവരുടെ എല്ലാം അടിമകളല്ല എല്ലാവരും എന്നിട്ട് ലൈഫ് വാപ്പാക്കളായ ബലഹീനന്മാരുണ്ട് ഓരോ മേലിൽ രാജാക്കന്മാറും കുറെ ആളെ കയ്യിൽ ഓരോ അടിമകളുമാണ് قال الشيخ أبو اللباس المرسي رضي الله എന്ന് പറയുന്നു الأكباد كلها عبيد مسخرة അക്ബാദ് മുഴുവനും നിനക്ക് അടിമകളാണ് തസ്തിതാക്കപ്പെട്ട അടിമകളാണ് അപ്പൊ നീ എങ്ങനെ വേറെ അടിമാകുക അതുകൊണ്ടല്ലേ ചെറുക്കിനുള്ള തീരെ പോക്കൂലെന്നുകൊണ്ട് കടുപ്പപ്പെട്ട ലായപ്പോ ഇഷറക്കബീലിന്റെ അതിന് അവനവന്റെ സ്ഥാനം ചുരുക്കുന്നത് അള്ളാഹ് തീരെ ഇഷ്ടമല്ല അന്ന് അവനവന്റെ തന്ന സ്ഥാനം പിടിച്ചതാക്കുന്നത് അള്ളാഹ് ഇഷ്ടമല്ല എന്നതിന് അർത്ഥം എന്നല്ല അല്ല ചുരുക്കം വെച്ചുകൊണ്ട് അള്ളാഹ് എന്താ കുറയോ ഏതോ അള്ളാഹ് ഭാഗത്ത് അള്ളാഹ് എന്തെങ്കിലും വേറാരുണ്ടോ ഒരു മാറ്റമില്ല അവനവൻ അന്ന സ്ഥാനത്ത് നിർത്തിയിട്ടുണ്ട് ആ സ്ഥാനത്ത് നീ ഇടിഞ്ഞിട്ട് ആരാവും നിന്നെ കാണാൻ സ്ഥാന സാധനത്തിന് അല്ല നിന്റെ സമസൃഷ്ടികൾ നീ ആരാധിക്കേണ്ടി വരുന്നില്ലേ അതല്ലേ പോയത്തോ വാന്ത നീ ആരാകണം അബ്ദുൽ ഹമറത്തി അൽ ഹമറത്തിന്റെ അവതാകാനെ വെച്ചുകൊണ്ടുണം അല്ലല്ലാത്ത വേറെ ആള് ബോധ്യത്ത് സ്വീകരിക്കാൻ പറ്റില്ല وفي بعض الأخبار المروية عن الله عز وجل അള്ളാഹു സുബാനഹു വത്താരയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കുറിസിയായ ഹരീതുണ്ടല്ലോ അതിലുണ്ട് യബിന ആദമ മിൻ അജിലിക്ക മനുഷ്യ മുഴുവൻ വസ്തുക്കളെയും നിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് അടച്ചിരിക്കുന്നത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിനക്കുള്ളതാണ് അല്ലേ കലക്ക് തുക്കം ഇന്ന ജലി നിന്നെ പഠിച്ച് എനിക്ക് വിളിച്ച എന്നെ അറിയാനും എനിക്ക് വഴങ്ങാനും അതുകൊണ്ട് പല കഷ്ടറിൽ ബിമാവു വലക്ക നിനക്ക് നൽകപ്പെട്ട ഒന്നുകൊണ്ട് നീ എന്താക്കണ്ട നീ ശുകലാവണ്ട അമ്മൻ അന്തലഹു നീ ആർക്കു വേണ്ടിയാണോ അള്ളാഹുവിനല്ലേ അതിനകത്തോട്ട് നീ ശൂലായി പോലെ നിനക്ക് നൽകപ്പെട്ട ഇതുകൊണ്ട് ഇങ്ങനെ മെനക്കെട്ടിട്ട് നൽകി വരുന്നില്ല ആ അവനത്തൊട്ട് നീ ശൂലായി പോല എന്ന് പറഞ്ഞു അതോടെ തീർന്നു അപ്പൊ കൊല്ലുമൻ തഹറമിർക്കുവാൻ അഖ്വാനിന്റെ അടിമത്വത്തിൽ നിന്ന് പൂർണ്ണമായി മോചിതനായ മുഴുവനും ആരും വറപ്പാഹിമ്മ തഹുവന്റെ അക്വാനിനെ തൊട്ട് അവന്റെ ഹിമ്മത്തിനെ ഉയർത്തിക്കളയുകയും ചെയ്തു അതിലേക്കൊന്നും അത് ചെറുത്തു പോകുന്നില്ല എന്നാൽ മലക്കഹ അക്വാനിനെ മുഴുവനും അവൻ മിൽക്കാക്കി കഴിഞ്ഞു ബി അസരിഹ മുഴുവനും മിൽക്കാക്കി അവന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു നല്ല തിയറിയല്ലേ വസ്തൗലത്ത് റൂഹോ അവന്റെ റൂഹ് അധികാര ചുമത്തിയിരിക്കുകയാണ് അലൽ ഗുജോദി ബി അസരിഹി ഗുജൂത് മുഴുവനത്തിന്റെ മേലിലും ഫസാറ ഖലീഫത്തല്ലാഹി ഫീ കൗനിഹി അള്ളാഹുവിന്റെ കൗനിൽ ഇവൻ അള്ളാഹുവിന്റെ ഖലീഫയായി മാറുകയാണ് അപ്പൊ അള്ളാഹ് ഇതിന് പ്രകാരം എന്തെല്ലാം പാടോ എല്ലാ തസീഫും അള്ളാഹിന്റെ ഇതിന് പ്രകാരം തന്നെ സ്വന്തമില്ല അപ്പോ അള്ളാഹുവിന്റെ ഈ മക്കൂറാത്തിപ്പെട്ട ദേശം ഇവന്റെ മക്കൂറാത്തിപ്പെടുന്നതായിട്ട് വളർന്നതാണ് അന്ന് മക്കൂർ തന്നെയല്ലേ ഒന്ന് ആദിതായ കുതിരത്തായി ഒന്ന് കദീമായ കുതിരത്തായി നിന്നുണ്ട് രണ്ട് മക്തൂറാത്തിപ്പെട്ടതിനല്ലേ പക്ഷെ ആദിതായ കുതിരത്തിന്റെ പരിധി കഴിഞ്ഞു പോയി പരിധി വിട്ടുപോയി അപ്പൊ കുതിരത്തിന്റെ വലിയ തജല്യ വഴിക്ക് വിട്ടു കോടി കൺട്രോൾ ചെയ്ത് ചെയ്യുന്ന ചെറിയ പരിധി ഉണ്ടല്ലോ അപ്പൊ ആ പരിധി ലംഘിച്ചില്ലേ ഈ ഫാനിന് സൗലത്തിന്റെ പരിധി ലംഘിച്ചുണ്ടല്ലോ ഈ ഫാനിരിയുന്നത് അതുകൊണ്ട് ഫാൻ തിരിയുന്നത് അതുതന്നെ ആത്താത്ത മിൻ കുതിറത്തിൻ മാശിത്ത മിൻ മുസ്തത്താന്ന മിന്നലോതിയെ ഇത് കുന്തലിൽ ഖാദിരിൽ മുഖ്താരി അബുദന്നത്തായ് أعطاك من قدرة ما شئت من مستطاع അതുകൊണ്ട് ഫാന്ത മുക്കത്തതിറും ഫീ ഹൽക്കിഹി അള്ളാഹുവിന്റെ മുഴുവൻ പടപ്പുകളിൽ നിങ്ങളാരായി കുതിരത്തുടയോറായി തത്വപാത്തിന് ഇഷ്ടം പോലെ എനിക്ക് സാധിക്കും അത് വീടില്ലായി അത് വിടുന്നില്ല അത് ഏത് മക്കാമിലും മുടിലല്ല ഈസാ അലഹിസ്സലാം ബറ്റമിലെ ഓർന്നായി എന്ന പദവിയിലെത്തിയിട്ട് ഉരുളത്തുമിന്റെ പദവിയിലെത്തിയിട്ടും പയക്കോ തൈറം ഇതിലില്ലാന്നല്ലേ പറഞ്ഞു കണ്ടുവാർത്തന്നെ ഉണ്ട് സമാധാനീയത്ത് മൊഴിയുടെ ഇല്ലല്ലോ ഇവിടെയും സമാധാനീയത്ത് മൊഴി സ്വന്തമായെങ്കിലല്ലേ ഇവൻ ഉപമീയത്തെ ബാധിച്ചു എന്ന് വരുള്ളൂ പക്ഷെ അവിടെ പരിമിതി വന്നില്ല വീരില്ലായല്ലേ വരുന്നു മറ്റുള്ള ആളൊക്കെ അപേക്ഷിച്ചിട്ട് പമ്പിച്ച പദവി എത്തിയിട്ടുണ്ടാവും പമ്പിലേക്ക് ചേർത്താലോ അബുദ് അബുക്ക് തന്നെ ഒരു വ്യത്യാസം അപ്പൊ അങ്ങനെ അങ്ങ് തവഹീദങ്ങൾ മനസ്സിലാക്കി ഒരു കേസുമില്ല ഇതെന്തല്ലോ വായിച്ച് എന്തെല്ലോ കേട്ട് എന്തെല്ലോ പറഞ്ഞ് ഇത് ഇതൊക്കെ വായിച്ചിട്ട് ഇതാ സമുദായത്തിനാണ് തീറ്റിക്കാൻ നോക്കുന്നത് ഇനി വാം മാം അംലോ അംലോ കം തീയതിഹ ആ ഫത്താറ ഖലീഫത്ത് വൈഫിക്ക് നിർവഹിച്ചല്ല അക്ബാലിന്റെ കൈകളിലായി കൊണ്ടിവനാരായി മംലൂക്കായി മാറിക്കഴിഞ്ഞാൽ പല ഖിലാഫത്തലഹോ അവന് ഖിലാഫത്തില്ല അപ്പൊ രണ്ടു പേരാണ് അല്ലം ഹുസ്താദിസോ മൂന്നാമത്തെ കാര്യം ഞാൻ വായിക്കാൻ പറഞ്ഞിട്ട് ജഹുലു നഫ്സിബിൽ ആലമിൽ മഴക്കോൽ ആലമുൽ മഴക്കോൽ എന്ന് പറഞ്ഞ ആലമുണ്ട് അത് അഫാലങ്ങട്ട് വിട്ടാൽ ആലമുൽ മഴക്കോലിലേക്ക് വരും ലൊക്കനാഹിന്റെ പോക്ക് ദേഹിച്ചിടത്തേക്ക് തേറി പറഞ്ഞാൽ ആ താരൻ അഫാലിലേക്ക് എത്തുന്നുള്ളൂ അതിലപ്പുറം ഇങ്ങനെ കടന്നു കളിക്കുന്നു അപ്പൊ കുറച്ചുണ്ടെങ്കിൽ അതിന്റെ അപ്പുറം ഇല്ലാന്നും പറഞ്ഞിട്ട് ഇത് തന്നെയാണ് ഇത് തനിയെന്നും പറഞ്ഞിട്ട് ഇതിനോട് തുടങ്ങി കുറച്ചങ്ങോട്ട് വിട്ടു നോക്കുമ്പോഴേക്ക് ലക്ഷ്യമില്ലാതെ പോയി മുഹമ്മദ് റസൂർന്നാലെ ദരീകിൽ കൂടി പോകാതെ അന്തം വിട്ടു എന്താ പറയേണ്ടത് തിരിയുന്നില്ല എന്നും പറഞ്ഞു വക്കലായിനടി എന്തിക്കുള്ളത് ഒന്നിക്കും നാസ്തികന്മാരുടെ ആസ്തികന്മാരും അല്ലേ ഈ നാസ്തികന്മാർ എന്താക്കിയെന്നറിയോ ആസാറുടെ കണ്ട് അഫ്ഹാലിലേക്ക് എത്തി അഫ്ഹാലിലേക്ക് എത്തിയപ്പോ പായലിനെ കണ്ട പായലിനെ കാണാണ്ട് അപ്പുറം അന്തം വിട്ടപ്പോ എന്താക്കി ഇതിന്റെ പായലിന്റെ ദൗറിലേക്ക് തിരിച്ചു വന്നു പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ ഇത് തന്നെയാണ് ഇതിന്റെ ഫായില് അവരാണ് തബയ്യാക്കള് സൂര്യനെ കണ്ടിപ്പോ സൂര്യനെ കൃത്യമായി ഉദിക്കുന്ന അസ്തമിക്കുന്ന ഇങ്ങണ്ട് അപ്പാരും കണ്ടില്ലേ അതിന്റെ പിന്നീട് നോക്കുമ്പോൾ ആരും കാണാനില്ല ഇരട്ടത്താണ് ഇരട്ടത്തായപ്പോ എന്തായി എന്റെ ഇല്ലേഖന കൃഷിയിലേക്ക് തിരിച്ചു വന്നു സൂര്യൻ അത് സ്വന്തം മറന്നു എന്ന് കൊണ്ടുവച്ചു അല്ല എന്തോ ഉണ്ട് പിന്നെയും പോയി നോക്കുമ്പോൾ അവിടെ നിന്നും അങ്ങോട്ട് ആര് വരണം ദലീല് വേണം ഒരു കൈ പിടിക്കുന്ന ഒരാളുമാണ് അതാ മുഹമ്മദ് റസൂറുള്ള ഞാൻ പറഞ്ഞു ലായനാഹു ആക്കല് കാപ്പിയല്ല മുഹമ്മദ് റസൂറുള്ളാന്റെ താഴത്തോട് കൂടി മനസ്സിലാക്കണം എന്ന് പറഞ്ഞപ്പോ അവിടെ അന്തം മുഹമ്മദ് റസൂറുള്ള എന്നപ്പോ ഞാൻ പറഞ്ഞത് അതിന്റെ അപ്പുറം നിൽക്കും ബൈവാൻ ചേരാന്ന് പറഞ്ഞിട്ട് ആ തെരിക്കൊന്ന് അങ്ങ് മുട്ടപ്പോഴുവൻ അന്തം പൊട്ടി അന്തം പൊരിട്ട് എന്താ പറയണ്ടെന്നും തിരിയാണ്ടായി തൊന്നിയെല്ലാം പറയാൻ തുടങ്ങി പഴവിന്റെ പോയിന്റ് മനസ്സിലായോ അപ്പൊ ശരിക്കെന്താക്കാൻ അക്കന്റെ സഹായത്തോടുകൂടി മുഹമ്മദ് റസൂലുമാന്റെ നെക്കിലോടുകൂടി അങ്ങോട്ട് പോട്ടെ കൂടി കേൾക്കാൻ ഉണ്ടാവില്ല കൈയോണ്ട് എത്ര നേരെ വരക്കാൻ കഴിയുന്ന വെച്ചാൽ പേടി വെച്ചിട്ടേ വറക്കാവുന്ന തീറി നിൽക്കണം കയ്യോണ്ട് വരച്ചാൽ നേർച്ചയാകിയാകും ശരി പക്ഷെ എന്നാലും കയ്യിലേക്ക് വറ എന്തെങ്കിലും ഒഴിവാണ്ട് കുഞ്ഞിട്ടില്ല അതുകൊണ്ട് എപ്പോ സ്കെയിൽ വെച്ചിട്ടേ വരക്കുള്ളൂ എന്ന് വെക്കുക വെച്ചോ ആ സ്കെയിലാണ് ഏത് മുഹമ്മദ് റസൂലാണ് സ്കെയില് ഇതാ അതിൽ കൂടെ എങ്ങനെ വരച്ചോളാം കിട്ടിട്ട് ആ വൽമുറാദു به عالم المعقول കൊണ്ട് ഉദ്ദേശം അൽ ആലമു റൂഹാനീൻ ആലമു റൂഹാനീന അതിന്റെ അർത്ഥം അവിടെ കുറച്ച് നിറച്ച് ഉണ്ട് എന്നല്ല കേട്ടാ ആ ഒരു പേരാണ് ഏത് റഹാനിയാണ് ഇപ്പൊ അതിനെ കരിക്കുകയും ചടപ്പിക്കൂക്കുന്ന റോഹാനിയാ ദർജായി കുറിച്ചിട്ട് പോന്ന് തടി കൊണ്ട് പോന്നെല്ലാം പറഞ്ഞ് പിന്നെ പയ്യെ ദർജായി കുറിച്ചിട്ട് പോന്നു അപ്പൊ ഈ റുഹാനി കൊണ്ട് ഉദ്ദേശം റുഹയിലേക്കുള്ള ഇസ്മാനല്ല അതിനർത്ഥം ആലമുൽ മഹാനി അതായത് ഈ ഭൗതികത്വം മാത്രമല്ല ഇതിന്റെ പിന്നിൽ ഒരു എന്നുള്ളതാണ് മഹാനി ഇതൊക്കെ എന്താണ് അവാനികളാണ് അവാർഡിൽ തന്നെ പാത്തോ ഇപ്പൊ ഒരു റുപ്യ നോട്ടെടുത്ത് നോക്കിയട്ടെ ഇന്ന ഈ ചിത്രവും കടാസിന്റെയും വലിപ്പോ ഇതെല്ലാം കൂടെ ഈ നല്ല കടലാസ് ഇതാണ് അതിന്റെ ഇതാണ് അവാനിയം ഇതിന്റെ പിന്നിൽ ഇതിന്റെ മൂല്യം ഇത് വഹിച്ചടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ മാനി മാനിയില്ലാത്ത അവാനി കർത്തില്ലല്ല അവറും പ്രതിമയല്ലേ ഇത് ഇനി ചില മുഖചിത്രം കാണാം ചില പത്രത്തിനും മറ്റൊക്കെ ഇങ്ങനെ വരച്ചാൽ ഇതെന്താണ് ഈ കാപ്പുചിത്രത്തിലൊക്കെ അതെന്താ അവാനിയാണ് ഇതിന്റെ പിന്നിൽ ഏതോ ഒരു കൂട്ടരുടെ അനുകൂലമോ പ്രതികൂലമായ പ്രതികരണങ്ങളായിരിക്കും അതിന്റെ മായാനി ഉണ്ടാകുക ഈ ചിത്രത്തിന്റെ ചില വ്യാഖ്യാനം നമുക്ക് വഴങ്ങിയില്ല രാഷ്ട്രീയക്കാരെ കണ്ടില്ല ഇപ്പൊ കാപ്പു ചിത്രം ചില പത്രപ്രസിദ്ധികൾക്കാണ് കാണാം മാസിക പുറത്തല മുഖചിത്രം അതും അവാനികളാണ് അപ്പൊ ആലമുൽ മഹാനീന്നുണ്ട് അപ്പൊ ഈ ലോകം മൊത്തത്തിൽ ഇങ്ങനെ നമ്മുടെ നക്കും പൊപ്പിച്ചമാകുന്ന സാധനം എന്താ ആലമുൽ അവാനി എന്തോ ഈ കാര്യം വഹിച്ചിരിക്കുന്ന ആ പാത്രങ്ങളാ വാഹനങ്ങൾ അതിന്റെ പിന്നിലെന്തുണ്ട് മഹാനികളുണ്ട് ലായുദറക്കുബിന്നക്കലി അതെന്നാ നക്കല് കൊണ്ട് കിട്ടില്ല അക്കല് കൊണ്ടേ കിട്ടൂ എന്ന നിലക്കാണ് ആരമുൽ മഴക്കൂൽ വീഴുന്നത് ഞക്കല് കൊണ്ട് കിട്ടുന്നതല്ല അപ്പൊ ആ മൊജിയത്തെ സമയത്താ പറഞ്ഞത് ലാ ഇതിറക്കും ബിൻ നക്കൽ നക്കല് കൊണ്ട് കിട്ടുന്നതല്ലാത്തത് കൊണ്ട് അതിന് അലമുൽ മഹക്കൂൽ എന്ന് പേര് വന്നു വൈന്നമാ ഇതിറക്കും ഈ തസ്തീയത്തിൽ അക്കലി അക്കലിനെ തസ്തീത്താക്കിയാലേ ഇതിറാക്കിയുള്ളൂ അത് അങ്ങനെ പറയുന്നത് അക്കല് കൊണ്ട് മാത്രം കിട്ടും എന്നൊക്കെയാണെങ്കിൽ പിന്നെ സോഫിയൻ ഇതല്ല ഒക്കെ അതിനെല്ലാം കിട്ടുമല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അക്കനെ തസ്ഫിയത്താക്കിയാൽ കിട്ടുന്നത് പിന്നെ ഓ ജൗഹരിയത്ത് എന്റെ തനിമുണ്ടല്ലോ ഉണ്ടല്ലോ ജൗഹരിയത്ത് അതിൽ കൂടി മാത്രമോ എത്ര വരെ തസ്വീത്താക്കണം അള്ളാഹുവിന്റെ അസ്രാവിൽപ്പെട്ട സിറായി മാറുന്ന തരത്തിൽ തസ്വീത്താക്കി എടുക്കണം നെഫ്സ് അക്കലേക്ക് അത്ഭുതമാണെന്ന് ഓരോ മക്കാമാത്തിലും വിട്ട് കടന്ന് കടന്ന് കടന്ന് അതിനെ അതിനെ സ്പുടഞ്ചി കത്തിച്ച് എന്ന മക്കാമിലെത്തണം നഫ്സിൽ കൽബ് അക്കലെ റോഹ് സിറ് ഹഫീജ് ഇങ്ങനെ കുറെ മക്കാമത്ത് വിളിക്കില്ല അപ്പൊ സിറ നമ്മളാണ് മുക്കദ്ദസുല്ലാസി നമ്മുടെ അവർക്ക് വേണ്ടി ദ്വാരത്തിനെന്താ അവരുടെ സിറിന് അള്ളാഹത്തെ ഭക്തിസാക്കി തന്നെ വെക്കട്ടെ ഒരുപാട് അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് ഒരു പദവി എത്തിയിട്ടുണ്ട് അതിന് യാതൊരു കോട്ടവുമില്ലാതെ അള്ളാഹ പദവി തന്നെ ഒരാളെ വെച്ചിരിക്കട്ടെ എന്നല്ലേ പറയും ഭക്തിസായി തന്നെ അപ്പൊ അന്നേരം ജുതിരിക്കും ആലമുൽ മഹാനി ആലമുൽ മഹാനി ദ്രാഹി ചെയ്യുന്നതാണ് വഴറീബു അൻ ആലമിൽ അവാനി ആലമുൽ അവാനിയെ തൊട്ട് വായിബാവുകയും ചെയ്യും അവതാണ് കഴിഞ്ഞാഴ്ച പറഞ്ഞത് മറ്റുള്ള ആളുകൾക്ക് ഷഹാദത്തായി നടന്നത് ഇവരിക്കിപ്പം തന്നെ വൈബായി മാറി മറ്റുള്ളത് വൈബാദ് കൈബാദ് ഇവരിക്കിപ്പോ ഷഹാദത്തുമായി അതാളുണ്ടാവുമല്ലോ ഇപ്പം കണ്ണൂർ നമുക്ക് ഇരുപത് കിലോമീറ്റർ അപ്പം ദൂരത്താവുള്ളൂ അല്ലേ നമ്മൾ കണ്ണൂരേക്ക് എത്തട്ട് കണ്ണൂരേക്ക് എത്തുമ്പോൾ ഇരുപത് കിലോമീറ്റർ ദൂരമായ സാധനം ഓനിക്കിപ്പോ അതിനുള്ളിലുണ്ട് ഇത്ര കയ്യിലുണ്ടായെന്ന ഈ ചൊർക്കളിപ്പം എന്തായി ഇവനിക്ക് ഇരുപത് കിലോമീറ്റർ അകലെയായി മാറും നേരെ കരഞ്ഞെത്തുന്നു വഹുവ ആലമുൽ ഹിസ് അല്ല ആലമുൽ അവാദി എന്ന് പറഞ്ഞതിന് ആലമുൽ ഹിസ് എന്നും പറയും ചുരുക്കത്തിൽ ആലമുൽ ഹിസ് എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഷോരായാൽ ആലമുൽ ഹിക്കുമത്ത് എന്ന് പറയുന്നുണ്ട് കാര്യകാരണ ബന്ധങ്ങൾ കോത്തിണക്കിയിലാണല്ലോ ഹിക്കുമത്ത് എന്ന് പറയുന്നത് ഈ ഒരു ശൈൻ അള്ളാഹത്താല പടച്ചു ഈ ഒരു ശൈ കൊണ്ട് ഇന്നത് ഇന്നെല്ലാം ഉണ്ടാവണം എന്നുള്ള ഒരു ഒരു ഹക്കൂക്കുണ്ടാവും ഈ ശൈലിയും പഠിച്ചു ഇതിലുണ്ടാവും അപ്പൊ ഇതിന്റെ ഇന്നത് ഇതിന്റെ ഇന്നതിനാണ് പരസ്പരം ബന്ധപ്പെടുത്തി നോക്കാൻ ഇത് ഇതിനെ നമ്മുടെ കൂട്ടി നിൽക്കുക ഇതെന്നുണ്ടാവില്ല ഇക്കുമത്താ ഉണ്ടാവില്ല ഇക്കുമത്താണെന്നെ കൂട്ടി നിർത്തുന്നത് കുതിരത്ത് ഇങ്ങനെ പറിച്ച് തെസീലുണ്ടാക്കി പറിച്ചങ്ങ് വിടാനല്ലേ കൊണ്ടു അപ്പൊ കുതിരത്തിൽ ഉണ്ടാക്കപ്പെട്ട ഇതെല്ലാം ഉണ്ടാകും ഹിക്കുമത്തില്ലാത്ത സാധനം ഉണ്ടാവില്ല ഇതെന്ത് ഇങ്ങനെയായെന്ന് വെച്ചാൽ ന്യായമായ കാരണം പറയുന്നുണ്ടോ ഇന്ന് മാത്രം ഉണ്ടാക്കി വരില്ലല്ലോ അപ്പൊ ഈ കലാവും അതിൽ എന്താവും ആകെ മാഹിദിൽ എന്തുണ്ടാകും എന്തെല്ലാം ഉണ്ടായത് ഇൽമുണ്ട് ഇറാദത്തുമുണ്ട് ഹൈക്കുമത്തുമുണ്ട് മോണിന്റെ മജിമ കൊണ്ട് ഭാവിയെ സംബന്ധിച്ച് ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു നിലാം ഒരു പദ്ധതിയാണ് ഇത് സദായിന്റെ മൊത്തത്തിലുണ്ടായത് അതെന്തെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് ഇറാദത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് ഇറാദത്തിന് മുമ്പ് എൽമ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ യഥാർത്ഥ കൊണ്ട് ഉണ്ടാക്കപ്പെടാവുന്ന ഈ സാധനത്തിന്റെ ഇൽമ കൊണ്ട് ഹിക്കുമത്ത് കൊണ്ടുണ്ടാക്കി അത് ഇന്ന ഇന്ന ഇന്ന രീതിയിൽ എന്നാക്കി വെച്ചിട്ടുണ്ടാവും അത് അങ്ങനെയല്ല ഇങ്ങനെയായിരുന്നുവെങ്കിൽ ഇന്നതായിരിക്കും സംഭവിക്കുകയാണല്ലേ തെറ്റി അത് നമ്മൾ ചെയ്യുന്ന നിത്യ പ്രവർത്തനത്തിനുണ്ടാവുമല്ലോ ഇൽമഹിക്കുമത്തും ആപേക്ഷികമായിട്ട് നമ്മളെ പ്രവർത്തനത്തിലും കാണാനല്ല അതെന്താ വിചാരിച്ചാൽ ഏകദേശം നമ്മൾ സംശയം ചെയ്യും വണ്ടിക്കാരുടേക്ക് നിങ്ങൾ ഈ ഡോറ് ഫിറ്റ് ചെയ്യുമ്പോ ഇതിന്റെ വിചാരി ഇവിടെ തന്നെ വെച്ച് ഇപ്പുറം വെച്ചിരിക്കുന്ന ഒക്കെ ലൈക്കൂടെ എന്ന് വെച്ചാൽ ഒരു മറുപടി ഉണ്ടാവില്ലേ ബസ്സിന്റെ ഡോർ നോക്കിയിട്ട് ഇവിടെ നോക്കിയാൽ എങ്ങനെയാണെന്ന് ഇവിടെ വിചാരി വെച്ചിട്ട് ഡോർ ഇങ്ങനെ തോന്നുന്നു ഇങ്ങനെ തോക്ക് അല്ലേ എന്തുകൊണ്ട് ഇവിടെ വിചാരി വെച്ചിട്ട് ഇങ്ങനെ എന്നാണ് ആക്കിക്കൂടെ അത് കുതിരത്തിന് സാധിക്കുമല്ലോ കുതിരത്തിൽ രണ്ട് പള്ളക്ക് വിചാരി തെരഞ്ഞെടുക്കാനും സ്വർണ്ണി കണ്ട് മുറുക്കാനും കുതിരത്തിന് കഴിയുന്നില്ലേ വിചാരി വെക്കാൻ ഒഫിറ്റ് എന്നല്ല അറിവാറുണ്ടല്ലോ പക്ഷെ ഹിക്കുമത്താ പറയുന്നത് ഇങ്ങനെ വെച്ചൂടാ ഇങ്ങനെ വെച്ചൂടാ എന്ന് പറയുന്നതിന്റെ കള്ളി എന്താണ് അതെ ചിന്തിച്ചിട്ടില്ല എന്താന്ന് പറഞ്ഞു ആ ഈ ഡോറ് തലക്കാൻ അടയാൻ വിട്ടുപോയെങ്കിൽ ബാക്കി മറന്നിടന്ന് കളിയും അപ്പൊ വെളിയിലൊരാടനെ കോരിക്കൊണ്ട് പോകുന്നു അടുത്തുള്ള ആളെല്ലാം ഇത് അറിഞ്ഞിട്ടില്ലല്ല അങ്ങോട്ടല്ലേ പോകും നമുക്ക് അടിക്കുമ്പോൾ തുറന്നിട്ട് മരുന്ന് കിടക്കും അടക്കാൻ സാധിക്കില്ല അതൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തായി അടക്കാൻ വിട്ടുപോയാൽ തന്നെ ഇങ്ങനെ കാലിന്റെ ഗതിക്ക് ഒതുങ്ങി എന്നുള്ളൂ ഒന്നും സംഭവിക്കൂല എന്ന് മാത്രമല്ല ഓട്ടോമാറ്റിക്കലി അടങ്ങുകയും ചെയ്യും കുറിച്ചടച്ചിട്ടില്ലെങ്കിലും ഡോളർക്ക് അങ്ങനെ ഞാൻ ഡ്രൈവർ പറഞ്ഞില്ല ഇപ്പൊ നിങ്ങൾ റൈസാക്കി അടപ്പിക്കല് പറഞ്ഞു പോയി ഡ്രൈവർ എന്തായാലും അടക്കാൻ ആൾ പഠിക്കുന്നതിന് ഇപ്പൊ നിങ്ങൾ ഒരു കുരുക്കല് വിളിക്കുമോ ചെയ്യുന്നുണ്ടെന്ന് അണിയുന്നുണ്ടാവും അപ്പൊ വേറെ ഇവിടെ തന്നെ വിചാരി വെക്കണം മറ്റത് വെച്ചില്ലാതിരിക്കുമ്പോ തന്നെ അത് ചിലക്കി തരുന്നു ആണ്ടാ ഓ ലായുതിരിക്കോ ലായുദറക്കോ വാങ്ങി അന്നമണിസ്തകല ഖബറ് ഖബർ അന്നമണിസ്തകല ഈ ആലമിൽ ലഷ്ബായ ആലമുൽ ഹിസ്സു ആലമുൽ ഹിക്കുമത്ത് പല പേര് കൊടുക്കുക ആലമുൽ അവാനിന് ഉണ്ടോ കൊടുത്ത പേര് ലായുദിരിക്കോ ആലമുൽ അറുവാനി എതിരാക്കി ചെയ്യൂല വഹു ആലമുൽ മഹാനി എന്ന ആലമാണ് ആലമുൽ കുതിരത്ത് എന്ന് പോലെ അങ്ങനെയും പറഞ്ഞു ഏ അപ്പോൾ അവാനിയുമായി ചൂണായ മഹാനി കിട്ടൂല വാൻകറ തുടങ്ങുകയും ചെയ്യും ലായുതിരിക്കുവിന്റെ മോൾ അത്തുപ്പാണത് മമ്പിന്റെ മോള് മുത്തുമ്പത്തിന് അത്തുപ്പാക്കി ലായുതിരിക്കുമല്ലോ മമ്പി പിന്നെ അല അവൻ അവൻ ഇതറാ ഇതാറാക്കും അലാമൻ ചിലർക്കെതിരെ ഇദ്ദ ഇതറാക്കട്ടെ ആലമുൽ മഹാനിയിൽ നിന്ന് ചില കാര്യങ്ങളിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ആരാണോ വാദിക്കുന്നത് അരുഹികൾ അവർക്കെതിരെ ഇൻകാർ തുടങ്ങും പഹുവ ഈ ചങ്ങായി മാഗോവൻ അയാൾ ഇത് കൊടുക്കപ്പെടുണ്ടാവുന്നു പാവം ഒന്നും അറിയിച്ചാൽ ഏ കമൻ നഗറ തുലുവാശംസി ബഹുവ അറുപതോൻ കണ്ണിന് രോഗം ബാധിച്ചാൽ സൂര്യൻ ഉദിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ വാദം മാത്രമാകുന്നു قال البصري قد تنكر العين لو الشمس من رمد وينكر الفم طعم الماء من سقم റമദ് ബാധിച്ചതിനാൽ സൂര്യന്റെ പ്രഭയെ എന്താക്കും കണ്ണ് ഇങ്കാറാക്കലുണ്ട് ആണില്ലേ അതുപോലെ നാവിന് വല്ല രോഗങ്ങളും ബാധിച്ചാൽ എന്താക്കും വെള്ളത്തിന്റെ രുചിയെ ഇങ്കാറാക്കും നല്ല മധുര സാധനം കൈപ്പോകുന്ന അറിയില്ലേ അതിനോ മഹബൂബാകുന്നു وسبب حجابه من عالم المعاني وهو عالم القدرة ആലമുൽ കുതിരത്ത് എന്ന് പറയപ്പെടുന്ന ആലമുൽ മഹാനിയെ തൊട്ട് ഇവർ ഹിജാബാക്കപ്പെടാനുള്ള കാരണം ഇസ്തിഹാരവും ആലമിൽ ആലമുൽ ഹിസ്സുമായി ബന്ധപ്പെട്ട ഇൽമിൽ ഓർ മുഴുകി ആലമുൽ ഹിക്കുമത്തില്ല അവർ നേരം കൂട്ടി ബിരിൽമിൽ മംഗോൽ ഒരു മംഗോലിയായ ഇൽമുകൊണ്ട് നേരം കൂട്ടി വനിത്തിലാക്കുമാരിൽ ഖരീബത്തി ഖരീബായ കൗലുകൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കോലുണ്ടോ കീലിയുണ്ടോ ഇന്ന് കിതാബ് ഇന്നാൾ എന്ത് പറഞ്ഞത് കൗലും കീലും നെക്കിനെയ്യാൻ വേണ്ടി മാത്രം നേരം കൂട്ടി ശരിക്കും കാര്യം തിരിഞ്ഞു കഴിഞ്ഞ് കോലും കൂടി നമുക്ക് തന്നെ ആലോചിച്ചാൽ തന്നെ കിട്ടും ഇന്ന കോലാണ് ഉണ്ടാകണ്ടോ പരിചയം കാണുകയും ചെയ്യും തഹരീരിൽ ഫുറോയിയായ കുറെ മസലകൾ തഹലിതാക്കലിന്റെ വിഷയത്തിലും ഓർ നേരം കൂട്ടിക്കളഞ്ഞു അതിൽ ആഴത്തിൽ പൂന്തു പിടിക്കുന്നുകൊണ്ടും വഹുവ അതാണ് സബബ് ഹിജാബി ഉലമാ ഇന്നാഗിരി മൈലാക്കന്മാരുടെ ഹിജാബിന്റെ കാരണം അതാകുന്നു കുറെ മന്തിക്കൊണ്ട് ആയതുകൊണ്ട് എന്താക്കി അങ്ങനെ നേരം കൂട്ടി കാര്യത്തിലേക്ക് കിടക്കാണ്ട് പക്ഷെ ഇതൊക്കെ ചില കാര്യം തിരിയാനുള്ള വസീലകൾ മാത്രം ആദ്യം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ വിദാത്ത മക്സൂദായി ഇൽമാൻ അതെന്നും പറഞ്ഞിട്ട് അങ്ങനെയാണ് കൂടിയത് നാലൊരു ശരീരത്തിന്റെ മേൽ ഒരു കട്ടിയായിപ്പോയി ജാമിതായി മാറിപ്പോയിരിക്കുന്നു അങ്ങനെ ശരീരത്ത് മുഴുവനും നമ്മ ഇഹാത്ത ചെയ്ത് കണ്ടതിന്റെ പറഞ്ഞ് മസാലില്ല മസാലി അവസാനത്തെ വാക്ക് നമ്മുടെ വാക്കാണ് എന്ന് അങ്ങോട്ട് വാദിക്കാൻ തുടങ്ങി അങ്കറൂവർ ഇങ്കാറാക്കും അല ഇൽമിൽ ഹക്കീക്കത്തിന്റെ അലുകാർ ഇങ്കാറാക്കുകയും ചെയ്യും അവരും തെറ്റി വാമല്ലു അൻ തരീഖിൽ ഖുസൂസ് ഖുസൂസിന്റെ തൊട്ട് മറ്റെല്ലാ തെറ്റിക്കുകയും ചെയ്തു മുന്നൂന്ന് വിശേഷാരില്ല ദേഹന്മാർ ലോകം കണ്ടിട്ടില്ല ആ ശേഖനിമാരെ നടക്കണ്ട അതുകൊണ്ട് ആ തരീക്ക് കിട്ടുകയും ചെയ്യില്ല എന്നുകൊണ്ട് പറഞ്ഞ് നിരാശപ്പെടുത്തിക്കൊണ്ട് ആഗ്രഹിക്കുന്ന ആളും ചെറുതുകൂടിയില്ലേ അത് അവസാനത്തെ വാക്ക് ഓർവാക്കാണല്ലോ وقد قال تعالى وما أوتيتم من العلم إلا ഇൽമിൽ നിന്ന് പുറത്തേ നൽകപ്പെട്ടിട്ടുള്ളൂ എന്നത് അന്ന് പറഞ്ഞു കണ്ടില്ലേ വലൗത്തമ്മലു അവർ ആഴത്തിൽ ചിന്തിച്ചിരുന്നുവെങ്കിൽ ശരീരത്തി ശരീരത്തിന്റെ ആഴത്തിലേക്ക് അവർ ചിന്തിച്ചിരുന്നുവെങ്കിൽ ലവതുഗൂഹ ശരീരത്തിനെ വൃത്തിക്കും തതില്ലു അല തരീക്കത്തെ തരീക്കത്തിന്റെ മേൽ അറിയിക്കുന്നതായിട്ട് കണ്ടെത്തിക്കും അപ്പൊ തരീക്കത്തിന് എന്താ തരീരി ശരീരത്തിന്റെ ആയാത്വം അതീതം തന്നെയാണ് എന്തിനും തരീരി തരീക്കത്തിനുള്ളതും ശരീരത്തിന്റെ വസൂലിയാത്തിന് പോയാത്ത് കുറെ നിയമാവലി പറയുന്നില്ലേ ഇത് മുഴുവൻ എന്താ പഠിക്കുന്നു വേറെ വഴി വന്നല്ല ഈ ശരീരത്ത് തന്നെ അതിന്റെ ഹക്കാം വന്നാണ് അത് തന്നെയാണ് വത്തരീക്കത്തു അങ്ങനെ ആ തരീക്കത്തനുസരിച്ച് നീങ്ങുമ്പോൾ തൂത്തിരുകൾ അക്കൈക്കത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും പക്ഷെ വലാക്കിൻ സുന്നത്തല്ലാഹിലിമോ അമ്മാവിന്റെ ഒരു ആദത്തുണ്ടല്ലോ ഒരു സുന്നത്ത് അത് ഇവിടെ മുറിഞ്ഞു പോകാതെ തുടരുകയാണ് فلا بد من قوم يتجردون لعلم الشريعه ശരീഅത്തിന്റെ ഇൽമിനായിട്ട് രംഗത്ത് വന്ന് കുറച്ച് കോമ്പ് കൂടാ കൂടാണ്ട് കഴിയൂല ഓർക്ക് മറ്റേ പണി കൊടുത്തെങ്കിൽ തങ്ങളുടെ കഥ പിരിച്ചുവിട്ടിട്ടിട പിന്നൊന്നും ഉണ്ടാവില്ല വയഹമിലൂന നിവ അഹു അതിന്റെ കൊടി പിടിക്കാൻ കുറച്ച് ആള് പോണം വയില്ല അങ്ങനെയല്ലെങ്കിൽ നാട്ടി തെരീക്കത്ത് തെരീക്കത്തിൽ കണ്ടേ പോകും കാരണം ശരീരത്തിൽ നിൽക്കട്ടെ ശരീരത്തിൽ കൂടിയല്ല തെരീക്കത്ത് കിട്ടുന്നത് ശരീരത്തെ എടുത്ത് പോയാൽ പിന്നെ തെരീക്കത്ത് കിട്ടാണ്ടേ പോയി അപ്പൊ അത് നോക്കിയാൽ എന്താകും ഹക്കീകത്തും പോയി പോകും ഇത് ഈ എൽമിനെങ്ങാനും അവർ ഒഴിച്ചു പോയെങ്കിൽ മറ്റുള്ള എല്ലാ എൽമിനെയും അവർ കൈയൊടിഞ്ഞു കളയും പിന്നെ കൊടുത്ത ഒരാളെ കിട്ടൂല ഏ പത്താല അത് ഒന്നുകൂടിന്റെ കാര്യം അതിലൊക്കെ പഠിച്ചു മതി എന്റെ അപ്പുറമൊന്നും പറയണ്ടെന്ന് പറയും അതില്ലവരല്ല ഓതിയാൽ മതി അല്ല മട്ടത്തിൽ ഒരു പാർട്ടിയും ഒരു സൂറത്തും ഞാൻ രണ്ടു മൂന്ന് തസ്ബീഹുകളുടെ വർഷം അതിനപ്പുറം ഒന്നും വേണ്ട ജീവന്റെ മുതൽ വേണം ولن تجد لسنة الله تبديلا الأمر الرابع علامة الكارم الاستغال بعمل الجوارح الظاهرة നാഹിറായ ജവാരിഹിന്റെ അമല് കൊണ്ട് മാത്രം ശുകുലായി മത്തഅമ്മുഖി അതിൽ മാഴം ആഴത്തിൽ പോയി വൽഹഫലത്തി അൻ ചില അമലുണ്ടെന്നും അത് തസ്ലിയത്താക്കണം എന്ന വിഷയത്തിലും അവർ വാഫിലികളായി മാറിപ്പോയി അലി അത് അവർ അത് മറ്റേ ലയിച്ചുകൊണ്ട് തന്നെ അവർ അത് വെറും വിത്തമായിട്ടേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ടല്ലേ കാനു അലാതിത്തിൻ കിതാലിൻ കുമ്മല അത് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞു പോയി ഓർബറോ ഇത് പറയുന്ന മര്യാക്കന്മാരായിരുന്നില്ല വഹുവ സമബു ദുഹാദീങ്ങൾക്കും ഹിജാബാകാനുള്ള കാരണം ഈ നായരായ അമലിലേക്ക് മാത്രം നോക്കിയിട്ടുണ്ടാക്കി കുറെ ചെല്ലലും പാടലും കുറെ ഞങ്ങളുടെ ഭാര്യക്കൂട്ടലും മാത്രം നോക്കി ബാത്തിന്റെ കാര്യത്തിനെ കുറിച്ച് ചിന്തയില്ല വഹബസത്തുഹും ഹലാവത്തു ഇബാദത്തിയും അവരുടെ ഇബാദത്തിന്റെ മാധുര്യം അവരെ തടഞ്ഞിട്ടിരിക്കുന്നു ആരെ കൊണ്ട് നോക്കിച്ച് ഉപാധികളെ നോക്കിച്ച് ആൻ സുഹൂദി മാഗോദിയും മാഗോദിന്റെ സുഹൂദിനെ തൊട്ട് അവരെ തടഞ്ഞിട്ടിരിക്കുന്നു വഹലാവത്ത് ദുഹുദിയും സുഹുദിന്റെ ഹലാവത്ത് അവരെ തടഞ്ഞിട്ടു ആരെ കൊണ്ട് നോക്കിയിട്ട് സുഹാദിങ്ങൾ ഇപ്പം വന്നിട്ടുണ്ട് അതാണ് ലഫ്റ്റ് മുറത്തബ് എന്ന് പറഞ്ഞത് അൻ മാരിഫത്തി ഖാലിഖിഹിം ഖാലിഖിന്റെ മാരിഫത്തിനെ തൊട്ടവർ പറഞ്ഞിട്ടിരിക്കുന്നു അതോട് ഫസ്തൗഹശൂ മിൻകുല്ലി ഷൈഇൻ അതുകൊണ്ട് എല്ലാ വസ്തുക്കളെ തൊട്ടും അവർക്ക് ഭാഷത്തുണ്ടാക്കിയിരിക്കുന്നു ഇബദ്യങ്ങൾക്കും സുഹാദ്യങ്ങൾക്കും മറ്റുള്ള വസ്തുക്കളെ കൊണ്ടെല്ലാം ഭാഷത്തുണ്ടാവും ആരിഫീങ്ങൾക്ക് മറ്റെന്ത് അഷ്യാ കിട്ടിയാലും കയറില്ലല്ല കയറെല്ലാം കൊണ്ടപ്പോയി ഓറുണ്ടാക്കും ഓറ ഉദ്ദേശിക്കപ്പെടുന്ന നെതിറിനും ഇത്തതിരാലിനും സുഹോദിനോട് ഉപയോഗപ്പെടുത്തിയില്ലേ അപ്പം പറയപ്പ കത്തിച്ചിട്ട് ഭക്ഷണം പാകം ചെയ്യുന്ന ചെയ്യുന്നവനിക്ക് എന്ത് കാട്ടം മുടിങ്ങിട്ട് എല്ലാ അടുപ്പിലേക്കും അങ്ങോട്ടിട്ട് ഓന്റെ കാര്യം നേടയില്ലായിരുന്നു അതൊന്നും വിഷമേലല്ല ആ പുല്ലാമണിയുണ്ട് അങ്ങനെ അടുപ്പിലേക്ക് കിട്ടും അപ്പൊ എന്ത് കയറ് കിട്ടിക്കഴിഞ്ഞാലും എനിക്ക് ഇത്തിരി ആരെയും എനിക്ക് അതിൽ കൂടി ശുഭൂത എന്ത് കിട്ടിയാലും കൊണ്ടാണ് അതൊരു സുഹാദ് ഇങ്ങൾക്ക് കയറ് വരുമ്പോഴേക്ക് എന്റെ ശുഭതാക്കുന്ന ഇങ്ങോട്ട് എടുക്കല്ല എന്നാ പറയാം അവിടെ വാണ്ട തൈ മാറും അല്ലെങ്കിൽ വറുത്ത് കൊടുക്കില്ല അത് ചെല്ലും പാടലും കൊടുക്കില്ല ആരിക്കെങ്കിലും ആകിൽ ഏരിയാ ഭാഗത്ത് ചിലപ്പം വാത്തിനായ ഭാഗത്ത് ഉണ്ടാവുള്ളൂ നാഹിറി ശരീരത്തിൽ പറഞ്ഞ നാഹി കൊണ്ട് മാത്രം മതിയാക്കിയിട്ടുണ്ടാവും അപ്പുറമൊന്നും കാണില്ല മരി പണി നടക്കുന്ന മുഴുവനുള്ള ഇന്നും നടക്കുന്ന കാണൂല ഈ മണിക്കൂർ സൂചി നടക്കുന്നില്ലേ ഇല്ലേ മണിക്കൂർ സൂചി നടക്കുന്ന ആരും കാണുന്നില്ല നോക്കി നിലവിടെ ഇവിടെ ചലനം കാണാനില്ല സെക്കൻഡ് സൂചി ഇങ്ങനെ വൈദ്യം കാണാം അപ്പൊ നമുക്ക് തോന്നും മണിക്കൂർ തോന്നി നടക്കുന്നില്ല സെക്കൻഡ് തോന്നി ഫിക്സറായിട്ട് പോയിന്റ് എന്നൊരു തോന്നലാണ് അതാ അവർ അള്ളാഹുവിനെ തൊട്ട് റൈബത്തിലായി പോയിട്ടുണ്ട് ബി കുല്ലി ഷൈ എല്ലാ ഷൈയിലും അള്ളാഹുവിനെ തൊട്ട് റായിബായി പോയി അപ്പൊ ചെയ്ത് കാണും കാണാൻ പറ്റില്ല ചിലരും മോതിരം മുടക്കാക്കൂ അല്ലെങ്കിൽ മഹത്വം മുടക്കാക്കുവോ അല്ലാതെ ഉപദേശിച്ചാളി എന്ന് അവർ പറയാം മറ്റവർക്ക് എന്ത് കിട്ടിയാലുണ്ട് എന്ത് നമ്മൾ ആകൊണ്ടാ നമ്മുടെ ആവശ്യത്തിന് പറ്റുന്ന തന്നെയാണ് അപ്പൊ കയറിനുണ്ടാകുന്ന പുസൂസിയത്തെ ഒളിങ്കാറാക്കിയാൽ ഓറല്ലേ വലിയ മുക്കാൻ പറ്റിച്ചാൽ വയസ്ബിത്തൂന പുസൂസിയത്ത് സുബൂത്താക്കും സ്വന്തം നഫ്സിന് സുബൂത്താക്കും എന്തുകൊണ്ട് ആയത് ഇത് തന്നെയാണ് സുഹൃതാവിനും കുറെ ചെല്ലലും പാടലും യോഗത്തും തന്നെയാണ് എന്നെപ്പുറമൊന്നുമില്ലാന്ന് മനസ്സിലാക്കി എത്തരത്തിൽ ബഹുബൽ ജഹുലുൽ മുറക്കബ് ഇതിനാണ് ജഹുലുൽ മുറക്കബ് എന്ന് പേര് ഇവർ കുസൂത്ത് തെറ്റിയിട്ടില്ല അല്ല ഉണ്ടെന്ന് തോന്നുകയും ചെയ്തു ഈ പറഞ്ഞത് മാമ കബുലബോ അതിനു മുമ്പ് പറഞ്ഞതിനോടൊപ്പം കൂട്ടുമ്പോൾ അസബ്ദുൽ ഹിജാബി അനില്ല അള്ളാഹുവിനെ തൊട്ട് കടുപ്പമായി ഹിജാബായും ചെയ്തു ഇത് വെറും മുമ്പുണ്ടാ പറഞ്ഞത് വെറും ബാഹിറായ രൂപം കൊണ്ട് മാത്രം ചൂലാനി കുറെ പൗരം കീരൻ ലക്കലും അതോടൊപ്പം കുറച്ച് ചെല്ലലും പാടലും കൂടെ ഓർക്ക് കിട്ടട്ടെ രണ്ടും കൂടെ കൂട്ടിയാൽ രണ്ടു തരം ഹിജാബ് ഒന്നോർക്ക് ഹിജാബ് ഡബിളായില്ലേ العلماء ثم العباد ثم الزهادون അള്ളാഹുവിനെ തൊട്ട് ഹിജാബാൽ ഏറ്റവും കടുപ്പമായവർ ആദ്യം ഇലക്കന്മാരാകുന്നു പിന്നെയാണ് അബ്ബാദീങ്ങൾ പിന്നെ ദുഹാദീങ്ങൾ എന്ന് പറയുന്നത് ആ വലിയക്കന്മാർ അല്ല അല്ലുലമാവിലെല്ലാം ധരിക്കുന്നു അല്ലുലമാവ് ശരിയാകമാണെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലുലമാകുന്നിട്ട് ഇന്നമാഹിൽ അല്ലുലമാണ് അല്ലുലമാരിഫൂനാണെന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലാരിപ്പൂന ലാബിദൂന ആബിദൂന അൽ മഹലിഫൂനാണെന്നാണ് ഇതിന്റെ കരുതുന്നത് പറഞ്ഞിട്ടുണ്ട് അബ്ബാസ് അഞ്ചാമത്തെ കാര്യം അൽ ഖൗദു ഫീമാ യുഹ്സലുഹു അൽ അഖ്ലു വയുഖബ്ബിഹുഹു അക്കിലിന് തിരക്കറില്ലാന്ന് തോന്നുന്ന കാര്യങ്ങളിൽ അതുപോലെ അക്കില് മോശമാകുന്ന കാര്യങ്ങളോ അതുമായിട്ടാണ് അവരെ കെട്ടുപോകുന്നത് അക്കിലിന്റെ ഹസ്യം ഇപ്പൊ സമസ്ത ഹെസനഹുല്ലാക്കുന്നു അഹബൂഹു അക്കിന് നിഷ്ഠകരമായി തോന്നുന്നതെല്ലാം അവർ ഇഷ്ടപ്പെടും വാഴ്ത്തക്കതൂഹു അതിനോട് നല്ല എത്തിക്കാതും ഒമാ കബ്ബഹുല്ലു കരിഹൂഹു മോശമായി തോന്നുന്നത് ഒരു വർക്കില്ല നമുക്ക് കുറെ പട്ടിണി എടുക്കല് കുറെ ഉറക്കം ചെയ്യല് സുഖങ്ങളൊക്കെ വെടിയല് ഏഹ് അത് അക്കലിന് ബോധപ്പെടുന്നില്ല അവിടെ മോശം സുഖത്തിന്റെ ശരിക്കുണ്ടായി മോശമായി എന്റെ കാറിൽ ഓടലി ഏ കൊറേ ആള് ഏ പൂച്ചക്കാൻ വെക്ക് മാല എന്താണ് ആട്ടും നിറപ്പെങ്കിലും ഇന്നെ കൊണ്ടുവച്ചിന് നമ്മുടെ സുഖകരമായ ജീവിതം അക്കലിന്റെ തിരക്കല്ല നല്ലതൊന്ന് അന്ന് ആ കുട്ടിയുടെ അക്കലിന് എന്തായി മറ്റൊരു പക്ഷേ ചുപ്പിച്ചൊളിഞ്ഞ് ആകെപ്പാടെന്തോ ആയിട്ടില്ലുള്ളത് അതിനോട് വെറുപ്പും അതിനോട് ഇൻകാവും അപ്പൊ അപ്പൊ അവർ അക്കൽ എന്താ പറയുന്നത് അവിടെ കിടന്നു പൻ അക്കലുവാൻ മറാത്തിമിൽ കമാൽ കമാലിയത്തിന്റെ മറാത്തിമിൽ തൊട്ട് അവർ കുടുങ്ങിപ്പോയിരിക്കുന്നു ഇന്നക്കല വലിയ വലിയ രിജാലുകൾ എത്തുന്നതിനെ തൊട്ടവർ തടയപ്പെട്ടു പല്ലക്കലുമായ പോലും ലായുതിരിക്കും ഇന്നമൃത്തൗഹീദ് അക്കല് മഴക്കൂലാണ് എന്നുവെച്ചാൽ അക്കൽ തടയപ്പെട്ടതാകുന്നു ബുദ്ധി എന്ന് പറഞ്ഞത് ഈ മഴക്കൂലിന്റെ അർത്ഥം എന്താ എക്കാൽ കൊടുക്കപ്പെട്ടവർ അക്കലാർന്നവര് കെട്ടി ബന്ധാക്കിയെന്ന് പറയാം അപ്പൊ അക്കല് ബന്ധ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു നടക്കൂല ലാ യുതിരിക്കുമെന്ന് അമ്പി തൗഹൈദ് തൗഹൈദിന്റെ അമ്പറിൽ നിന്ന് ഒന്നും എത്തിക്കൂല ഇന്നത്തിക്കാറ സുന്നത്തി ലാ ഒരു സുന്നത്തുണ്ടായാൽ ഇതിന്റെ സാനിക വേണം എന്നതിൽ കവിഞ്ഞ അക്കലിന്റെ ചപ്പുറൊന്നും പറയാൻ കഴിയില്ല അവൻ ആര് അവൻ എങ്ങനെ അവനൊക്കെ എങ്ങനെ ബന്ധപ്പെടണം അതൊന്നും ഇവിടെ കിട്ടില്ല അവൻ പണ്ടേ ക്ലാസ് എത്തിയോ പറഞ്ഞു തന്നെയല്ലേ ബുദ്ധിമുട്ട് അപാർട്ടിയിലെ തിരിയും എത്ര ഈ ലോകമെല്ലാം പരസ്പരം വേണോ അതിനപ്പുറം ഓൻ എങ്ങനെയായിരിക്കണം അവൻ നോക്കുന്നില്ല അവനൊക്കെ എങ്ങനെ ബന്ധപ്പെട്ടുണ്ട് അറിഞ്ഞൂടാ ഓന്റെ സ്വഭാവം എന്താണ് അത് അറിഞ്ഞൂടാ ഓനിക്ക് എന്തെല്ലാം വാജിബാത്തുണ്ട് അത് അറിഞ്ഞൂടാ വൃത്തം പോകണമെന്നില്ല അത് നിങ്ങളെന്തായി ഈ ബുദ്ധിയല്ലോ അകലിനെ കുറച്ച് കിട്ടും വേണോപ്പാന്ന് അക്കല് പറഞ്ഞിരുന്നുണ്ട് അതിന്റെ അപ്പുറമുള്ള ചോദ്യങ്ങൾക്ക് അക്കൽ ഉത്തരം പറഞ്ഞിരില്ല പിന്നെ ആര് പറഞ്ഞു എണ്ണം അവിടെയാണ് മുഹമ്മദ് പുസ്തകമല്ല എനിക്ക് ഞാൻ ബാക്കി ഞാൻ പറഞ്ഞില്ല പിന്നെ വമ്മ അസ്രാറു തോഹീദ് വഹവാമിലുഹു തൗഹീദിന്റെ അസ്രാറുകളും അതിന്റെ നിഗൂഢതകളും ഫഹമഹാദജന്നായിരത്തി അഖിലന്റെ ധാരയെ തൊട്ട് അപ്പുറമുള്ളതാകുന്നു അതുകൊണ്ടാണ് ഇബിനിൽ പറഞ്ഞ പാട്ട് ഒരേ വന്ന് ഇവിടെ ഉണ്ട് വറ അൻ നിങ്ങൾ നക്കൽ ചെയ്യുന്ന പോയ കാര്യമുണ്ടല്ലോ അതിന്റെ എല്ലാം അപ്പുറമുണ്ട് ഇൽമുണ്ട് ഇൽമുകളുണ്ട് എങ്ങനത്തെ എൽമാണ് യതിക്കൂ അത് വളരെ ദക്കീക്കാണ് അൻമദാരിക്ക് വായാത്തിൽ ലുപൂലി സലീമത്തി സലീമായ അക്കലുകൾ എത്തിച്ചേരാവുന്ന അതിന്റെ മധുരക്കുണ്ടല്ലോ അതിന് എത്തിപ്പിടിക്കാവുന്ന കേന്ദ്രം അതിന്റെ കായത്തിന്റെയും അപ്പുറത്തുള്ളത് അപ്പം വലിയ വലിയ വക്കലാക് പറഞ്ഞാലും കൂടി ഒരു പരിധിയുണ്ട് ആ പരിധിക്ക് അപ്പുറമായിരിക്കും അതിന് ബസീർ തുറക്കപ്പെട്ട ആളുകൾ പറഞ്ഞാൽ പണ്ട് പറഞ്ഞല്ലോ ബസീർ തുറക്കപ്പെട്ട ആളുടെ സംസാരങ്ങള് വലിയ ഒക്കലാനെ കൊണ്ട് ചേർത്താൽ പ്രായപൂർത്തി എത്തിയ വലിയ ബുദ്ധിമാന്മാർ ചെറിയ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടാകുന്ന പോലെ ഉണ്ടാകും അപ്പൊ ഞമ്മലിനെ കുറച്ച് തിരുവാടുള്ള ആള് ചെറിയ കുഞ്ഞിനോട് പറ നമ്മളെ സന്നാഹത്തിനോടും സഹലത്തിനോടല്ലോ ഞാൻ പറഞ്ഞതിലേക്ക് ഓരാക്കിലെത്തുന്നില്ലല്ലോ വലിയ ഒക്കലായോട് സംസാരിച്ചാല് ആരോഗ്യങ്ങളുടെ ബസീറത്തുള്ള ആളുകൾ സംസാരം എന്തായിരിക്കും ഈ ഒക്കലാവ് ഗുണന്മാർ സ്ഥാനത്താണ് നോക്ക് രീതിണ്ടാവില്ല നേരത്തെ തന്നെ പറഞ്ഞില്ലേ എമറോദിയുള്ളതാണ് ഞാൻ പോയിട്ട് ഇങ്ങനെ ഒന്നും തിരിയാണ്ട് ഇരുന്നിരുന്ന് നമുക്ക് സിദ്ധിക്ക് നിങ്ങൾ ചർച്ച കേട്ടിട്ട് നബിതങ്ങൾ വെച്ച് ചർച്ച ചെയ്യുന്നു ഉമറദിള്ളാന്ന് പറഞ്ഞ് ഞാനവിടെ പോയി നോക്കുമ്പോൾ എനിക്കൊന്നും തിരിയുന്നില്ല ഓർമ്മല്ല പറയുന്നു وهذا سبب حجاب أهل علم الكلام ഇൽമുൽ കലാമിന്റെ അനുകാർ ഇജാബാകാനുള്ള കാരണം ഇതാണ് ദലീൽ അവർ ദലീലിനോടൊപ്പം കുടുങ്ങിയിരുന്നു അവർ ദലീലുണ്ടാക്കും ആ ദലീലുണ്ട് ക്ലീർ ആയിന അതെങ്ങനെയുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ മറ്റേത് നെത്തിച്ച കിട്ടുവോ ഇങ്ങനെ കണ്ടുണ്ടാക്കി മന്ദിക്ക് ആ ഹുജത്ത് സ്ഥാപിക്കില്ല ദലീലുണ്ടായി മന്ദിക്കൽ എന്താ ഉണ്ടാകും മഹർജിക്ക് ഹുജ്ജത്തും അല്ലേപ്പാ തത്തപൂറാണെങ്കിൽ മഹർജിപ്പായിരിക്കും തത്തേക്കാണെങ്കിൽ ഹുജ്ജത്തും ആയിരിക്കും മന്ദിക്കൊന്നിട്ടില്ല ഏതാ ചെറുത ദീപമാണ് എന്നിട്ടോ ഞാൻ രണ്ട് ചോദ്യം ചോദിക്കട്ടെ എന്താ പോയി നമുക്ക് എനിക്കൊന്നും തിരിക്കണം എൽമ തസംബറും തസ്ലീഫുമായി അഭിനാക്കപ്പെട്ടിരിക്കുന്നു എത്ര പറഞ്ഞാലും അവിടെ എത്തുള്ളൂ ഇൽമുൽ ജക്കീലിലേക്ക് എത്തുള്ളൂ ആയുൽ ജക്കീലിലേക്ക് എത്തും ഹക്കുൽ ജക്കീലേക്ക് എത്തേരിയില്ല അതിനെതിരിച്ചിട്ട് അതിന് മതിയാവില്ലല്ലോ ഇർത്തപത്വോ മാ ദലീൽ ഇവൽ ബുർഹാൻ ദലീൽ ബുർഹാൻ കൊണ്ട് അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞു വാങ്കർ സുഹൂദവൽ ഞാൻ ഇങ്കാമുവാക്കുകയാണ് هذا معنى قوله والقول بالمكروه والمحبوب نقمل മക്ബൂഹ് മഹബൂബിൽ അപ്പൊ ഇപ്പുറത്തത് മഹബൂബ് എന്ന് വേണമെന്ന് മനസ്സിലാകും അന്തൂബ് എന്ന് പറഞ്ഞിനി ഇനി വയഹത്തമിനോ അഞ്ഞക്കുനീതൽ ഖൗദ ഫിദ്ദുഞ്ഞ ഇനി വൽ ഖൗദി ഫിൽ മക്റൂഹി വൽ മഹബൂബി എന്ന് പറഞ്ഞ് വേറെ അർത്ഥം കൊടുക്കാൻ പോകുന്നു ഇത് വയഹത്തമിരു അഞ്ചൊരീത അൽ ഹൗദ ഫി ദുഞ്ഞ ദുഞ്ഞാവിൽ പൂണ്ട് പിടിക്കൽ ദുഞ്ഞാവിൽ മഹബൂബായ കാര്യങ്ങളൊന്നുണ്ടോ അതെല്ലാം തഹസീലാക്കൽ കൊണ്ട് കൊണ്ടുള്ള അതാണ് മഹബൂബിൽ ശുഗലായി എന്ന് പറയുന്ന അർത്ഥം ഇസ് ജാഹ് മാല് ഏ മുതലായ വൽ ബുഅദി അൻ മക്റൂഹിഹ ഈ ദുഞ്ഞാവ് താമസിക്കുമ്പോൾ മക്രൂഹാത്തൊന്നും ഉണ്ടായിക്കൂടാ ദുല്ല് ഫക്കറ് വയറുതാണിക്കൊന്നും ഉണ്ടായിക്കൂടാ നിമ്മാ തക്രമിന് ഫോഴ്സ് അതാണ് മക്രൂഹ് എന്ന് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഫൈനലിക്ക ഈ മഹബൂബ് കൊണ്ടോ മഷഹോ മക്രൂഹ് കൊണ്ടോ ശൂലാവൽ ഹിജാബുൻ അറീമുൻ തൗഹീദ് തൗഹീദിന്റെ സിന്നത്തൊക്കെ ഹിജാബാകുന്നു അപ്പൊ രണ്ടർത്ഥം കൊടുത്തു ഉള്ളാഹുകാരം الأمر السادس ആറാമത്തെ കാര്യം ജഹറുൽ ഇൻസാനി ബിമാ യഹില്ലു ലഹുൽ ഖൗദു ഫീഹി വമാ യഹറമു അലൈഹി അതാണ് ഹലാൽ ഹറാം എന്ന് പറഞ്ഞില്ലേ ഇവന്റെ ഈ അവസ്ഥക്ക് ഞാൻ ഏർപ്പെടൽ ഹലാലായി അനുവദിക്കപ്പെട്ടത് ഏത് അനുഭവം ഇല്ലാത്ത ചർച്ചാ വിഷയം ഏത് എന്നുള്ളത് ഇവർക്ക് വാജിബായ കാര്യമുണ്ടാവും അതാണ് ഉപേക്ഷിച്ചിട്ട് വേണ്ടാത്തിൽ ഏർപ്പെട്ടാൽ ഹറാമായല്ലോ സമയം കൂട്ടലല്ലേ ഇവനിക്കുണ്ടാവും മനസ്സിന് വലിയ ഗുഹത് മല പോകേണ്ട കിബിറ് ആ കിബിറ് ആറ്റമിന്റെ തൂക്കുണ്ടായാലും കേട്ടൂല എന്ന് അമ്മ പറഞ്ഞു അത് കളയാൻ കൊണ്ട് ചൂലാവാതകണ്ണം അതവിടെ മാറ്റി വെച്ചിട്ട് വേറൊന്നും കൊണ്ട് ചൂലായാല് ഐശ്വകാലം എന്തായി ഹറാമാക്കം കൊണ്ട് ഇഷ്ടകാലായില്ലേ സമയം സമയങ്ങളിലില്ലേ ഇത് ലൗത്തഹക്കതാലിക്കോ അലിമമാഫീഹിമിനൽ ഒക്കോപത്തി ഇവനിക്ക് അനുവദിക്കപ്പെടാത്തതും ഹറാമാക്കപ്പെട്ടതുമായ കാര്യത്തുകൊണ്ട് അവൻ ശുഹനായി കഴിഞ്ഞാൽ അതിൽ എന്തെല്ലാം ഒപ്പുപത്തുണ്ട് അത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇൽമില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെടലിനെ തൊട്ട് അവൻ തടഞ്ഞു നിൽക്കുമായിരുന്നു അവന്റെ സ്വന്തം നെഫ്സിനുള്ള അയബ് അവന്റെ ശുഹലാക്കും മറ്റുള്ളവർക്കുള്ള ഒഴിവ് ബന്ധുവിനെ തേടിപ്പിടിക്കലിനെ തൊട്ട് ലാക്കിൻ ലമ്മാജഹിലമായ അവൻ അവനവന് സ്വയം വെറുണ്ടാക്കുന്നതും അവൻ ഉപകാരമുണ്ടാക്കുന്നതും എന്തൊക്കെയാണെന്ന് ജാഹിലായി മാറിയപ്പോൾ അമ്മാഹുവിന്റെ ഔലിയാക്കൾ ഇൻകാറാക്കുന്ന വിഷയത്തിൽ അവനെ നാവ് നീളാൻ തുടങ്ങി മിൻ ഔലിയാക്കളെ ബഹുമാനിക്കൽ കൂടാതെയും ഒരഹതിശാബി യാതൊരു ലജ്ജയും പ്രകടമാക്കാതെ സങ്കോചമില്ലാണ്ട് ഉറപ്പില്ലാണ്ട് കിഞ്ഞ് പരാചരമ സംശയിക്കണ്ട അന്നഹോ ഇല്ലം യഥാറക്കുഹുൽ അള്ളാഹു പിന്നെ ലുത്തുഫ് കാരണ്യം അവനെ പിടികൂടിയില്ലെങ്കിൽ യുഹാഫ് അലിഹി സൂൽ ഹാത്തിമ ഓടിക്കപ്പെടേണ്ടതുണ്ട് وفي الحديث القدسي من عاداني وليا فقد آذنني بالهرب എന്റെ ഒരു വലിയനോട് ആരെങ്കിലും ശത്രുത പ്രകടിപ്പിച്ചാൽ എന്നോടാണ് അവൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം വലിയന്റെ മുത്തവല്യാരാ അള്ളാഹു ഒരു ഹർക്കത്ത് സംഘത്തെ മുഴുവൻ അള്ളാഹു ഏറ്റെടുത്ത് കഴിഞ്ഞു നമുക്കമല്ല وفي حديث آخر من مثل إسلام المرء تركه ما لا يعنيه ഒരു മനുഷ്യൻ നല്ല നിലക്ക് മുസ്ലിമായതിന്റെ പെട്ടതാകുന്നു മാലായനീയായ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക ഇവർക്ക് ആവശ്യമില്ലാത്ത മാലായനയുടെ ആവശ്യം എന്താ മൈസത്തിനോ അവന്റെ ദീനിന്റെ നിലനിൽപ്പിന് ആവശ്യമില്ലാത്ത തന്നെ മാലായനീന്ന് അതില്ലെങ്കിൽ മൈസത്ത് നിന്നുപോകും അല്ലെങ്കിൽ ഓരോ ദീനി ഇൽമോ അമല നിന്നുപോകുന്നുണ്ട് അങ്ങനെ തവക്കുമുള്ള സംഗതി എന്തോ അതെല്ലാം ആവശ്യമുണ്ട് അതിനെ പുറത്തുള്ള എല്ലാം മാലായനി വല തകത്തറ നീ ചതിയിൽപ്പെട്ടു പോകേണ്ട വിമഞ്ഞത്ത് ഈ മർത്തബത്തൽ ഇൽമി ഇൽമിന്റെ മർത്തപ കിട്ടി എന്ന് വാദിക്കുന്ന ചിലരുണ്ട് സുമ്മയുത്തിരിക്കു നിസാനവും പിന്നെ അവന്റെ നിസാരിനെ അവൻ അഴിച്ചുവിടുകയാണ് വിടുകയാണ് കാര്യത്തിൽ ഫൈന്നഹോ ജാഹിരൻ അനൽ ഹക്കീക്കത്തി ശരിക്കു വന്നാൽ ഹക്കീക്കത്തിൽ അവൻ ജാഹിരൻ തന്നെയാകുന്നു ആരെന്ത് പറയണമെന്ന് ആദ്യം തോടെ അതുകൊണ്ട് എന്നതാരിക്ക ആ ഉലിയാക്കളെ ആക്ഷേപിക്കുന്ന വിഷയത്തിൽ കാന് ചെയ്യലി സമബുഹു അതിന്റെ കാരണം എന്താ അതില്ല അന്നസ്തി സ്വന്തം നസ്തിനെ തൊട്ടവൻ ഇവ സംഭവിച്ചിട്ടുണ്ട് ഞാൻ തന്നെ അല്ല ആ നസ്തിനെ തൊട്ട് സംതൃപ്തി വന്നല്ലോ അപ്പൊ ഉപയോഗിച്ചല്ലോ വായു ആലിമിൻ നഫ്സിഹിക്കമത് വായു ആലിമിൻ നഫ്സിഹി വായു ജഹിലിൻ ജാഹിൽ ആയിർന്ന അന്നഫ്സിഹി നഫ്സിനെ തൊട്ട് ശരിക്ക് പൊരുത്തപ്പെട്ടിട്ട് കഴിയുന്ന ഒരാലിമിന് എന്ത് ഇൽമുണ്ടെന്നാ നീ പറയുന്നത് നഫ്സിനെ തൊട്ട് സ്വയം സംതൃപ്തി വരാത്ത ജാഹിലിന് ജഹിലുണ്ടെന്നാ നീ പറയുന്നത് അസമൻ അള്ളാഹു താലിക ബിമന്നിഹി വകറമിഹി ആമീൻ الأمر السابع ഏഴാമത്തെ കാര്യം وعليكم السلام الميل عن المواهب الإلهامية والعلوم اللدنية ഇൽഹാമിയായ മവാഹിബുകളെ തൊട്ട് ആലൈക്കും അസ്സലാം ലതുന്നിയായ ഒലൂമിനെ തൊട്ടും അവർ ചാഞ്ഞു കളഞ്ഞു വാദമുത്തരീതി അലൈഹ അതിന്റെ മേൽ അവർക്കൊരു എത്തിമാതുമില്ല തസ്തീഖ് ബിഹ അതുകൊണ്ട് തസ്തീഖാക്കലും അവർക്കില്ല അങ്ങ് തോന്നില്ല എന്ന് പറയും അതുണ്ടെങ്കിൽ നമുക്ക് കിട്ടണ്ടല്ലേ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടണ്ടല്ലേ ولا شك من لم يرج عليها ولا يصدق بوجودها അതിന്റെ മേലിൽ ഒരാൾ ചാരണം കൊണ്ടിട്ടുമില്ല അത് കിട്ടണമെന്ന് കൊതിച്ചിട്ടുമില്ല അത് കിട്ടുന്നുണ്ട് എന്ന് തസ്നീക്കുവാക്കുന്നില്ല എന്നാൽ ലായത്തെ ഷബഫു ഇലൈഹ അതിലേക്ക് കൊണ്ടുപോടൂല അവന്റെ മനസ്സ് ശക്കൂക്കൂല ഒലായത്തുലുമുഹ വൈൽമുൽ ബാത്തിനി ബാത്തിനായ എൽമെന്ന് പറഞ്ഞത് കുല്ലുഹോ മവാഹിബുഹ കുസൂഫാത്തൻ മുഴുവനും മവാഹിബാണ് അശ്രുകളുമാണ് ഫമല്ലാം യുസദ്ദിഖിഹി അതുകൊണ്ട് തസ്നീക്കാക്കാത്തവൻ ലാ യനാലുഹോ അവതാ അത് തിക്കേരിയൂല എപ്പോഴ് മാതാമ മുങ്കീറല്ല ഇങ്കാറാക്കുന്ന കാലത്തോളം തസ്തീഖാക്കിയിട്ടില്ല എന്ന് വെച്ചിട്ട് കിട്ടൂല എന്ന് വേണ്ടോ തസ്തീഖ് തിരിച്ചു വന്നാലോ ഇങ്കാറാക്കുന്ന കാലത്തൊന്നും കിട്ടൂലെന്നേ പറയാൻ പറ്റുള്ളൂ وقد قالوا أول الطريق تصديق وبسطه توفيق وآخره تحقيق എന്നാ പറഞ്ഞു ആദ്യം എന്ത് വേണം തസ്തീക്ക് വേണം രണ്ട് അതിൽ കൂടി പ്രവർത്തിക്കാൻ വേണ്ടി അമ്മാനെ തോഫീക്ക് വേണം അവസാനത്തിലോ അദ്ദേഹത്തേക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരലും വേണം അപ്പൊ പമല്ല തസ്തീക്ക് ലഹു ലാ തോഫീക്ക് ലഹു എന്ന് പറയാ തസ്തീക്ക് ഇല്ലെങ്കിൽ തോഫീക്കില്ല തോഫീക്കില്ലാത്താക്കോ ലാ വസൂല ലഹു ലിയാനി തഹീഖ് ولذلك قالوا التصديق بطريقتنا ولاية എന്നാണ് ഉപ്പർ പറഞ്ഞത് ഉല്ലത്തിൽ സാഹചര്യങ്ങൾ പറഞ്ഞല്ലോ നമ്മളെ തരീക്കത്ത് കൂടെ തസ്തീക്ക് തന്നെ ഒരു തരം വിലായത്താണ് എന്നുവെച്ചാൽ അല്ലെ അന്ന സബബുൽ വിലായത്തിന് അർത്ഥം വിലായത്തിന്റെ സബബായി മാറും ആദ്യം തസ്തീക്കിനോടല്ലോ والله أعلم هذا آخر الأسباب الموجبة للإنكار على طريق الخصوص ഖുസൂസിന്റെ തരീക്കിനെതിരെ ഇങ്കാറ് വരാനുള്ള കാരണങ്ങളിൽപ്പെട്ട അവസാനം ഏഴ് കാര്യം പറഞ്ഞു തീർന്നിരിക്കുന്നു ഏഴ് കാര്യം എന്ന് പറഞ്ഞിട്ട് പമൻ സലിമിൻ ഹാദിഹിൽ അസ്ബാബ് ഈ അസ്ബാബിനെ തൊട്ട് ഒരാൾ രക്ഷപ്പെട്ടോ ഫഫിഹലഹുൽ ബാബു റഫിഅനുൽ നിജാബ് ومنح بمشاهدة الأحباب بمنيل കരീമിൽ രക്ഷപ്പെട്ടില്ല ബാക്കിയാം അസ്ബത്തിൽ ജുഹാൽക്കിൽ ഹൈറത്തി വല്ലലാൽ എന്നാണ് ഉപ്പുറ പറയാൻ പോകുന്നത് കമാബാനാലിക്കും ഈ കൗലിഹീൻ ആ വിഷയം ബഹീമത്താകുന്നു എന്നാണ് നെഹബൂസറപ്പം മറ്റേ അതും ഇതും മാനും മന്തിക്കെല്ലാം പഠിച്ചിട്ടുണ്ടാവും അതിലെല്ലാം ഉഷാറൻ നെഹബൂസ് ഏർപ്പെടുന്നില്ല ഈ വിഷയത്തിൽ തീരെ ജാഹിരായി കഴിഞ്ഞാൽ ഓറ ബഹായിമേറ്റ് നമ്മൾ കണക്കാക്കുള്ളൂ ഓറ വാക്ക് മുഖലെടുക്കൂല സൂറത്ത് ഡിജാൻ ആയിക്കോട്ടെ ഡിജാനുണ്ട് ഇതിനാ കൊൽത്തു ഇന്നമാക്കാനൽ ജുഹാല് ബഹായിമ ഫി സൂറത്തിൽ റിജാലി റിജാലിന്റെ സൂറത്തിലായിക്കൊണ്ടിട്ട് ബഹീമത്താണ് ആര് ജുഹാലിനാവും പറഞ്ഞത് അതെന്താ ലിയന്നൽ മസിയത്തല്ലത്തി ഷറുഫബിഹൽ ഇൻസാനു അലൽ ബഹായിമി ഹുവൽ അഖിലു മറ്റുള്ള ബഹീമത്തിനെ അപേക്ഷിച്ച് മനുഷ്യന്മാർക്ക് അള്ളാഹു സുബാനോ തല ഷറഫാക്കിയ ഒരു മതീതുണ്ടല്ലോ ഒരു പ്രത്യേകത സ്പെഷ്യൽ അവസ്ഥ അതേതാ അത് അഖിലാണ് വൽ അഖിലാണെങ്കിലോ നൂറുൻ അത് നൂറാണ് യുമയ്യസു സാഹിബുഹു സാഹിബുഹോ നൂറോടയ സാഹിബ് വേർതിരിക്കും അത് മുഖേന മായറുഹു വമായംഫഹു അവന്റെ നിറവുണ്ടാക്കുന്ന ഏതാണ് ഉണ്ടാക്കുന്ന ഏതാണെന്ന് വേർതിരിക്കാൻ കഴിയും ഇതാണ് എന്നോടുള്ള ഉപകാരം അപ്പൊ പൈന സാറൽ യഥാർത്ഥ യഥാത്ത ഉമൂറം തമുറുഹി ദീനിഹി ദീനിൽ നിറവുണ്ടാക്കുന്ന കാര്യങ്ങളെ ഒരു മനുഷ്യനുണ്ടാക്കുന്നു കൈകാര്യം ചെയ്ത് അയച്ചു കണ്ടു തഹജുബോ റബ്ബിഹി റബ്ബിന്റെ തൊട്ട് അവനെ തടഞ്ഞിരിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു കാര്യം ഇഷ്ടംപോലെ കൈകാര്യം ചെയ്യുന്നു വയത്തിർക്ക് ഒമോറൻ തുക്കല്ലിബുഹോ ഇതാ റബ്ബിഹി റബ്ബിനെ കൊണ്ട് അടുപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ വലിച്ചെറിയുകയും ചെയ്യുന്നുണ്ട് على رب അത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യം ഈസാതാക്കുന്ന കാര്യമാണ് എന്നാൽ എന്താ മനസ്സിലായി ഫകദിന്ത മസ നൂറ് അക്കലിഹി അഖില നൂറ് അഖിലന്റെ നൂറുണ്ടല്ലോ അത് കെട്ടുപോയിരിക്കുന്നു എന്ന് മനസ്സിലായി അപ്പൊ അഖിലില്ല അഖിലന്റെ ഞാൻ പിന്നെ ബഹീമത്തിലേക്ക് അവസ്ഥയിലേക്ക് മടങ്ങുകയും ചെയ്തു മൊത്താറക്കൽ ബഹീമത്തിനെ പോലെയായി എല്ലാ ഔ അന്നല്ല അതിനേക്കാണ് ഓവറായി എന്നവർ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ അഖില് കൊണ്ടാണ് ഇവന്റെ ഷഹവാത്ത് ഇവന്റെ ബണ്ടാത്തരങ്ങളൊക്കെ പിടിച്ച് ബന്ധാക്കിയത് ഇതിന്റെ പിടുത്തങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിന് സ്പീഡ് കൂടും ബഹീമത്തിനെ നേരത്തെ പിടിച്ച് ബന്ധാക്കാത്തതുകൊണ്ട് നോർമലായിട്ട് അളക്കലുണ്ടായി തളച്ചിട്ട വകയിൽ ഇളക്കിപ്പോയെങ്കിൽ എന്താക്കും കീഴിഞ്ഞ് ചാടും അതിന് കുഴപ്പമുണ്ട് ബഹീമത്തിന് അതിന് ശരിയായ ബുദ്ധിയിലല്ല അപ്പോ വേറൊരു ബുദ്ധി കൊണ്ട് ഇതിന്റെ ശാപാത്തിനെ കഞ്ഞാൻ ഇട്ടിട്ടില്ല അവിടെ അതങ്ങനെ സ്വന്തമായി നീങ്ങിയത് മനുഷ്യന്മാർക്ക് അതേ ബഹീമത്തിന്റെ സ്വഭാവത്തിന് ആക്കിന് കൺട്രോളാക്കിയിട്ട് ഇവിടെ പിടിച്ചു കെട്ടിയിട്ടുണ്ട് ആക്കിന്റെ കൺട്രോൾ അങ്ങ് വിടുമ്പോ എന്താണ് ഈ പിടിച്ചു കെട്ടിനുള്ള പകല് പ്രതികാരം എടുക്കുകയാണ് ഇത് ഇളകിച്ചാടൂ ആ അങ്ങനെ കുഴപ്പമുണ്ടിരുന്നില്ലേ അവിടെ ബാബു അല്ലല്ലേ എന്നിട്ട് കെട്ടാത്ത ആടിനാട് പിടിച്ചു കെട്ടിയൊക്കെ ആളാങ്ങ് അതങ്ങനെ നടന്നിരിക്കുന്നുണ്ടോ പിടിച്ചു കെട്ടിക്ക് നിറക്കിയൊക്കെ ആ സ്വാതന്ത്ര്യ ബോധം ഒരു പാസിലുണ്ട് ആ കള കളിക്കും ഇത്ര കാലമുള്ളതിനെല്ലാം അള്ളാഹുട്ടു قال الله سبحانه وتعالى في شأن الكفار പറഞ്ഞു ഇന്നും ഇല്ലാ കല്ലൻ ആം എന്നല്ല അള്ളാഹു താല പറഞ്ഞു അന്നാമിനെ പോലെ പക്ഷെ അന്നാമിനെ പോലെ എന്നിട്ട് മൂപ്പർ അമല്ലു കുട്ടീനെ പറയുന്നു ബൽ ഹും അമല്ലു സബീനാണ് അള്ളാഹു പറഞ്ഞില്ലേ അതേ ഇത്തിഹാസപ്പിച്ച് മൂപ്പറും പറഞ്ഞു വക്കാല ബാദുൽ ഹക്കമാവ് പറയുന്നു മൻ ഗലബ അഖലുഹു അലാ ഷഹുവത്തിഹി ഷഹുവത്തിന്റെ മേലെ അക്കല് ഗാലിബായാലി കാനക്കൽ മലായിക്ക ഓ മലായിക്കത്തിനെ പോലെയാ അല്ല ആ വാഫതല വമൻ കലപത്ത് ഷഹബത്തു അല അക്കലി അക്കലിനേക്കാൾ ഷഹബത്ത് ഗാലിബായാലോ കാലക്കൽ ബഹായിമി ഔ അതല്ല ബഹായിമിനെ പോലെ അല്ല അതിനേക്കാണ് മോശം ആ ശരി ഇവിടെ ജുഹാല് എന്ന് പറഞ്ഞില്ലേ എന്തിനെപ്പറ്റി ജാഹിലി ജഹിലി എന്ന് പറഞ്ഞ അവസരത്തിൽ എന്തുകൊണ്ടുള്ള ജഹിലി എന്നാണ് പറയണ്ടേ ഏത് കാര്യത്തിനും ഒരു മജൂരി ബിഹിയുണ്ടേ അവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പ്രത്യേക പന്നുകൊണ്ട് അറിയാഞ്ഞാൽ ഈ വിഷയത്തിൽ വഹിമത്ത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുന്നു മറ്റുള്ള എന്തെല്ലാം പറഞ്ഞോട്ടെ ഈ വിഷയത്തിൽ ഇവ പോയത്തക്കാരനാ എന്നാൽ ഈ വിഷയത്തിൽ അവൻ വഹിമത്താണ് അതുകൊണ്ട് പോകുന്നത് വൽ മൊറാദ് ബിൽ ജഹലി ഈ കലാമിൻ നാദിമി നാദിമിന്റെ കലാമിൽ ഉസ്ബത്തൽ ജുഹാരി എന്ന് പറഞ്ഞ ജഹിലുണ്ടല്ലോ ആ ജഹിലുണ്ട് ഉദ്ദേശം ആൽ ജഹലു നഫ്സി ബഷറഫിഹ നേരത്തെ പറഞ്ഞല്ലോ ഇത് ലിംഗാറാക്കുന്നതിന്റെ കാരണം നഫ്സ് നഫ്സിന്റെ അവസ്ഥ എന്താണ് പൂർവ്വകാല അവസ്ഥ എന്താണ് അതിന്റെ തഫീത്ത് എന്താണ് അതിന്റെ എത്ര ഉണ്ട് ഒന്നും അറിയാത്തതുകൊണ്ടാണ് ഇതിനെ വിമർശിക്കാൻ കഴിഞ്ഞത് ലക്ഷ്യബോധം എന്താണ് ഇത് എവിടത്തേക്ക് പോകണം എവിടെ തുടങ്ങണം എന്ത് ചെയ്യണം ഒന്നും കൊടുത്തുമില്ല ഈ ഒക്കെ തന്നെയാണ് ആകെ എല്ലാ മക്സൂദം എന്നുള്ളത് വെച്ചോണ്ടാണല്ലോ പ്രശ്നം അപ്പൊ നഫ്സ് കൊണ്ടും അതിന്റെ ഷറഫ് കൊണ്ടും അറിവില്ലായ്മയാണ് ഇവിടെ അൽ ജുഹാൽ ഉദ്ദേശിക്കുന്നത് അപ്പൊ അർത്ഥത്തിലെത്തി ലഫ്ല ആമാണെങ്കിൽ മാന ഫാസ്റ്റായി നഫ്സ് കൊണ്ടും അതിന്റെ ഷറഫ് കൊണ്ടും അതിന്റെ തസ്കിത്താക്കേണ്ട ഇല്ലാത്ത ജാഹിര്യങ്ങൾ ആരാന്ന് വഹീമത്തിന്റെ സൂറത്തിലുള്ള അല്ല വിചാരന്റെ സൂഹത്തിലുള്ള വഹീമത്താകുന്നു ആള് കാണാൻ ഉഷാറാന്ന് പക്ഷെ മനയിൽ വഹീമത്ത് തന്നെയാകുന്നു ഒമൻ ജഹില നഫ്സഹു ജഹില റബ്ബഹു എന്ന് പറഞ്ഞല്ലോ ജഹീബിന് പറഞ്ഞു മണ്ണറപ്പ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു മഫൂം എടുത്താൽ എന്താകും ജഹില നഫ്സഹു ജഹില റബ്ബഹും ഒമൻ ജഹില റബ്ബഹു കാനക്കൽ ബഹീമത്തി റബ്ബിനെ അറിയാത്തവനായ വഹീമത്തിനെ പോലെ തന്നെയാണല്ലോ ഫഹുവ അപ്പൊ ഈ പറഞ്ഞ വാക്ക് റാജിൻ ഇല സബബിൽ ലവ്വലി മിനൽ അസ്ബാബി സബ ആ മുമ്പ് ഏഴ് കാരണങ്ങൾ എണീറ്റുണ്ട് അല്ലേ وكل من انكر منه شيئا فإنما ذاك لسبع أشياء എന്ന് പറഞ്ഞു ഒന്നെന്താ لجهله لنفسه الشريفة وكونها في أرضها خليفة മനുഷ്യ ആത്മാവെന്ന് പറഞ്ഞ സാധനം എത്ര വില പിടിച്ചതാണ് എത്ര മുന്തിയതാണ് എന്നോൻ അറിഞ്ഞില്ല അതിന്റെ മഹിമ എന്താണെന്ന് ഇവനെ ഭൂമിയിൽ അള്ളാഹത്തല ഖലീഫയാക്കിയിട്ട് പഠിച്ചതാണ് ആ ഖിലാഫത്ത് സ്ഥാനം മുന്നെടുക്കേണ്ടതുണ്ട് എന്നുള്ളതും പഠിച്ചില്ല ആ വിവരക്കേടാണെന്നല്ല ഒന്നാമത്തെ കാര്യം പറഞ്ഞ് അത് തന്നെ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചത് ഇലത്തവബിൽ അവരിനുള്ള സുമാബിസബ ഇങ്ങനെ ഓരോ വരിയും ഒന്നിലേക്ക് സൂചിപ്പിക്കും രണ്ടാമത്തെ സബബ് തക്രീരാക്കാൻ പോകുന്നു രണ്ടാം വക്കോനി ഹാഫി അറുദിഹ ഖലീഫ എന്നാ അതല്ലേ അതെന്താ ജഹുരുഹോബി കൗനിഹ ഖലീഫത്തൻ ഖലീഫയാണ് എന്ന വിവരം ഇല്ലാന്നല്ലേ വലാ تكون خليفة أما خليفة يا أولا حتى അടിമത്തിന് മോചിപ്പിക്കപ്പെടാത്ത കാലത്തും ഹനിക്കാകാൻ പറ്റില്ല അടിഞ്ഞ എങ്ങനെയാ രാജാവാകലി ലോകത്തിന് മുഴുവനും പിടിച്ചെടുക്കേണ്ട രാജാവല്ലേ ഇവൻ ഖലീഫ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഖലീഫ എന്ന് പറഞ്ഞു അപ്പൊ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ട് അതിന്റെ എല്ലാം നേതൃത്വം ഇവനിക്കാം അപ്പൊ ഇവൻ തടിഹവാന്റെ അറസ്റ്റ് കഴിഞ്ഞുകൊണ്ട കാലത്തോളം ഇവരെങ്ങനെ രാജാവാകുന്ന ഇരിക്കുന്നു ഇപ്പൊ കാല അതിലൊക്കെ സൂചിപ്പിക്കുന്നു വമന്ന وإنما معبوده هواه ومن نباح النفس وتنفس എല്ലാം ഹലാലായി കുറിച്ചു മാ തഹുവാഹു നഫ്സ് എന്തല്ല കൊതിവെക്കുന്ന ഹലാലി ചെയ്തോ ചെയ്തോ ചെയ്തോ എന്നാൽ പൈന്നമാ മഹബൂദുഹോ അവന്റെ മഹബൂദ് ആരാന്നറിയാം ഹവാഹു അവൻ തടിയവ മാത്രമാണ് അവന്റെ മഹബൂദ് അപ്പൊ തടിയവ അവന്റെ മഹബൂദ് ആകുമ്പോൾ അതിന്റെ അടിമയായി മാറി കഠിനവ മഹബൂദാകുന്ന അവസരത്തിൽ ഇവൻ അതിന്റെ അരുതല്ലേ അപ്പൊ അവന്റെ ഖിലാഫത്ത് കിട്ടൂല രണ്ടാം സബബിന്റെ കാരണം കൊൽത്തു അസലുർഹി അമ്പലു റൂഹിന്റെ അസിൽ പടപ്പത്തിലുണ്ടല്ലോ ശരീരവുമായി ബന്ധപ്പെടുന്നതിന് മുമ്പുള്ളത് അത് തഹാറത്തും വളരെ പരിശുദ്ധമായ അവസ്ഥയിലായിരുന്നു മാത്രമല്ല അല്ലാമത്തന്തറാക്കത്തല്ലില്ലഷിയ എന്നല്ലേ പറഞ്ഞു ولم بأن كل نفوس الله هي എല്ലാ അഷിയാക്കളെയും ഇൽമും ഇതറാക്കും പക്ഷെ ഒരു പരിധികളുണ്ട് നെഫ്സിന്റെ മേഖലയാകുമ്പോൾ എവിടെയാണ് കൽബിന്റെ മേഖലയിലാകുമ്പോൾ എവിടെയാണ് അക്കന്റെ മേഖലയിലാകുമ്പോൾ എവിടെയാണ് സിറിന്റെ മേഖല എത്തുമ്പോൾ എവിടെയാണ് ഓഹിന്റെ മേഖലയിൽ എവിടെയാണ് ഇതറാക്കിന്റെ ദായിറ കൂടിക്കൂടെ വരും നഫ്സിലാകുന്ന അവസരത്തിൽ എല്ലാമത്തെ ഇത് ഇതുമായി ചുറ്റിപ്പറ്റിയ കാര്യം മാത്രം കൽബിന്റെ അവസരത്തിലാകുമ്പോ തപ്പക്കൂറിലേക്ക് പോകും അഖിലാന്ന് ഇസ്തിലാന്റെ മക്കാമിലേക്ക് എത്തും റോഹിലാകുന്ന അവസരത്തിൽ മക്കാമുണ്ട് സിറിലാകുന്ന അവസരത്തിൽ അസ്രാർ ഉദാസമൈറ്റ ബന്ധം ഇൽമിന്റെ ഇദ്രാഖിന് മേഖല അല്ല പണ്ട് കഴിഞ്ഞു പോയി മിൻ ആലമിൽ കൊതുസ് ഇത് ആലമൽ കുൽസിപ്പെട്ട സാധനം ആലമ ദുഞ്ഞയിൽപ്പെട്ടതല്ല ഫനഈമുഹ അപ്പോൾ അതിന്റെ നഈം അതിന് സുഖം ഇന്നമാഹു ദിക്കുറു റബ്ബിഹ വസുഹൂദുഹു റബ്ബിന്റെ ദിക്കർ റബ്ബിന്റെ ഷുഹൂർ ഇതാണ് അതിന്റെ ഒട്ടാകെ ന്യായമുള്ളത് മാത്രമല്ല വൽ കുർബമിൻ ഹലറത്ത് കുതിസിഹിയിലേക്ക് അതുമായി ബന്ധപ്പെട്ട് കഴിയുന്നതുമാണ് അതിന്റെ ലക്ഷ്യം കാലബി ഈ കാലബ് നമ്മുടെ ശരീരത്തിലേക്ക് നിങ്ങൾ തർക്കീബാക്കപ്പെട്ടപ്പോൾ അതിനെ തർക്കീബ് ആക്കീന് അത് തന്നെ വെച്ചാൽ മതിയില്ലേ അത് ഇൽഹാറല്ലേ ഹിക്കുമത്തി ഹി അള്ളാഹിന്റെ കുതിരത്തെ ഹിക്കുമത്തിന് എന്തും വെളിപ്പെടുത്തണം ഈ ശരീരത്തിലിട്ടാലേ എന്ത് വെളിപ്പെടുള്ളൂ ഹിക്കുമത്ത് വെളിപ്പെടുള്ളൂ ഹിക്കുമത്തിന്റെ മാമ്പാറിൽ കൂടിയ കുതിരത്ത് വെളിപ്പെടുള്ളൂ എപ്പൊ ആകത്ത് പ്രകാരം ഹിക്കുമത്തിന്റെ മമാഹികൾ കൂടിയാണ് കുതിരത്തിന്റെ പ്രകടനം ഉണ്ടാവല് റൗരാട്ടിൽ കൂടിയല്ലേ ഇപ്പൊ രണ്ടു പേരുത്ത് ഹിക്കുമത്തിന്റെ മമാഹിൽ കൂടിയ കുതിരത്തിന്റെ പ്രകടനം ആഴത്തിൽ ഹവാലുക്കുള്ള ആകത്താണ് ഹിക്കുമത്തിന്റെ മാധ്യമം കൊണ്ട് ഒഴിവാക്കിയിട്ട് കുതിരത്ത് നേരെയാ വരിക അപ്പൊ അത് ഈ പാൻ പോലെ റൗരാട്ടന്റെ കണക്ഷനില്ല അടിച്ചു തിരി തന്നെ നല്ല പവറോട് കൂടെ തിരി അതാണ് ഇതിലുണ്ടായത് കുതിരത്തെ നേർക്ക് നേരെ വന്നാൽ ഹിക്കുമത്തിന്റെ ബാധ്യതയില്ല അവിടെയാണ് കാര്യകാരണ ബന്ധത്തിന് അതീതമായിട്ട് ഏതുണ്ടാവുള്ളൂ മേജിദാസും കറാമത്തുണ്ട് അവിടെ കാണാൻ ചോദിക്കേണ്ടതാണ് അപ്പം ഹവാലിക്കൊല്ലാതെ ഹക്കീക്കത്തിൽ അണ്ടേ ഉള്ളൂ ഏതെല്ലാം മജിദാത്തും കറാമത്തും മാത്രം ബാക്കിയെല്ലാം ആദത്താണ് പഠിച്ചുണ്ടാക്കാൻ ചെയ്യുന്നതാണ് കാരണം നമുക്ക് അറിയുന്നില്ല എന്നേ ഉള്ളൂ ഇപ്പൊ അബുദാബിന്ന് പഠിച്ചാൽ പഠിച്ചാമർത്തും ഇവിടെ ചെയ്യുന്നു എന്താ കബറിക്കില്ലാത്ത ആലത്താണ് പക്ഷെ അതിന്റെ കാരണം നമുക്ക് അറിഞ്ഞുകൂടെ അതിന്റെ കണക്ഷൻകാർക്ക് അതിനെപ്പറ്റി അറിയൂ പഠിച്ചുണ്ടാക്കാൻ കഴിയും ബി എസ് എൻ എല്ലിന്റെ കോഴ്സിൽ ചേർന്നാൽ മതി എല്ലാം പഠിക്കാം അതേപോലെ കറാമത്ത് ഉണ്ടാക്കാൻ പഠിച്ചിട്ട് സ്കൂളിൽ കൂടി പഠിച്ചിട്ട് നടത്താൻ കഴിയില്ല അതിനാ വാച്ചെടുത്ത് പോലും പറ്റില്ല എന്നാണ് അസ്ബാബിന്റെ അപ്പൊ ആലമുൽ കുതിരത്തിലുള്ള പവർ വെളിപ്പെടൽ ഹിക്കുമത്തിന്റെ മതാഹിൽ കൂടി മാത്രമാണ് അതിനാണ് എന്താക്കിയത് ഈ റോഹിനെ പിടിച്ചിട്ട് ശരീരമാകുന്ന ആലമുൽ കുതിരത്തിലേക്കാണ് ഇട്ടുകൊടുത്തത് ആലമുൽ ഹിക്കുമത്തിലേക്ക് ഇട്ടുകൊടുത്തത് അപ്പൊ ഞാൻ തെറ്റിപ്പോന്നു അങ്ങനെ വന്നപ്പോൾ മാലബിഹ ഈ കാല പോയി ചായാൻ തുടങ്ങി ബിഹാ റോഹിനെയും കൂട്ടിയിട്ടില്ല അതിലി തീനി ഈ തീനി ആയത്തിലേക്ക് നമുക്ക് ഇങ്ങോട്ട് പോകാൻ റോഹിനെ പിടിച്ചിട്ട് തീനിലേക്ക് ആ വിരിച്ചോണ്ട് പോയിട്ട് പന്തലവ നഹീമു അപ്പോൾ അതിനെ നഹീമ് നേരത്തെ നഹീമിന്റെ കോലം മാറി ഇപ്പൊ എന്താക്കണം തീനുമായി ബന്ധപ്പെട്ട് എന്തെല്ലോ നഹീം കിട്ടണം ചക്ക കിട്ടണം മാങ്ങ കിട്ടണം ബിരിയാണി കിട്ടണം അത് കിട്ടണം ഇത് കിട്ടണം ആ ആ നഹീമിലേക്ക് അതിന് നേരെ തിരിച്ചു വന്നു ഇത് നഹീമിൽ ജിസ്മാനി അതാണ് ബഹു ഷഹബാത്തുൽ ജിസ്മാനിത്തിൽ ഹിസ്സീയത്തു എന്ന് പറഞ്ഞത് ഹിസ്സീയത്തുണ്ട് മാനവീയത്തും വരും ഷവാത്തിൽ മാനവീയത ഉണ്ടാവുമല്ലോ എനിക്ക് നേതൃത്വം കിട്ടണം എനിക്ക് വോട്ട് കിട്ടി ജയിക്കണം ഞാൻ പ്രധാനമന്ത്രി ആവണം ഇതൊക്കെ ഹിസ്റ്ററി അല്ലെങ്കിൽ മാനവീയായ ഷവാത്താണല്ലോ അപ്പൊ പൻ ഹജബത്ത് വിദാരിക്ക ഇതേ കാരണം കൊണ്ട് അത് ഹിജാബ് സിദ്ധിച്ചു അൻ അസലിഹ അതിന്റെ യഥാർത്ഥ അസലിനത്തെ ഹിജാബ് സിദ്ധിച്ചു പോയി ഒരു ഇനി എങ്ങനെ കഴിച്ചതാകണ്ടേ ഒമന്നറാദല്ലാഹു സഹാദത്തഹു അമ്മാഹു സുബാനഹു താലോ തന്നെ സഹാദത്ത് കൊടുക്കാൻ വേണ്ടത് വെച്ചാൽ വഫഖഹു അവന് തൗഫീഖ് നൽകും ലി മുഖാലഫത്തിഹ വ മുജാഹദത്തിഹ നഫ്സിനോട് മുഖാലഫ ചെയ്യാനും അതിനോട് മുജാഹദ ചെയ്യാനും അള്ളാഹു താല തൗഫീഖ് ചെയ്യല അതാ വൈന്നമാ യഊഖുഹൽ അബ്ദാനു വല്ലൻഫുസു النزغ والشيطان فكل من ناظ ആ ആദാത്തഹും ജിഹാദ അദ്ഹാറ ലിൽഖായിദ ഖർഖൽ ആദാൻ കഴിഞ്ഞല്ലോ അവിടെ ഇമെയിൽ പറയപ്പെട്ട നാല് അവായത്തിനോട് ആരാണോ ജിഹാദുമായി ഇറങ്ങിയത് എന്നാൽ ജിഹാദ് ചെയ്യാതെ തായതിന്റെ മുമ്പിൽ കറുപ്പുല്ലാദത്തിന് പ്രകടമാക്കാൻ കഴിയുന്നു എന്നറിയാം പല കാര്യങ്ങളിലും കറുപ്പുല്ലാത്ത ഹിസ്റ്റിയുണ്ട് മാനവിയുണ്ട് പിന്നെ പലതും ഓഹരി വെച്ചിട്ടുണ്ട് എന്തിനാ മുഹാൽഫത്തും മുജാഹദത്തും ഫീ കഫി മാലൂഫാത്തിഹ തടിക്കുമായി അടങ്ങിച്ചേർന്ന കാര്യങ്ങളും അതിന്റെ ഹവാനിയും നേരെ പേരിതറിയാൻ വേണ്ടി എന്നിട്ട് എന്നിട്ട് അസിലേക്ക് മടങ്ങാൻ അപ്പോൾ മൗലാന്റെ സുഹൂദിലും ദിക്കറിലേക്കും നഹീമ തിരിച്ചു വരും അപ്പൊ തിന്നാൻ കൊണ്ടുവച്ചാലും ദിക്കിർ കയ്യിട്ട് എന്ന് പറയും ഫയാദുമു കതിറുഹ അപ്പോൾ റോഹിന്റെ കതിർ ഏറി വയസ്സോ മഹല്ലുഹ അതിന്റെ മഹല്ല് ചിലപ്പുള്ളതും ആയി വഹീനൈദിൻ അപ്പോഴാണ് തത്തഹിക്കുൽ ഖിലാഫ ഖിലാഫത്തിന്റെ അവകാശം കിട്ടുന്നതും നിയാബത്തി നിയാബത്തേതാ നബൂബത്തിന്റെ പദവിക്ക് പകർന്നു നിൽക്കല് നബൂബത്തിന് പകർന്നു നിൽക്കലാണെന്ന് വിരാട്ടാണല്ലോ പ്രാതിനിധ്യം ഈ റോഹിന്റെ ഹിമ്മത്ത് കൊണ്ട് അത് വിധികൽപ്പിക്കുന്നുണ്ടാകും അലൽ കൗൻ കൗന്റെ മുഴുവനത്തിലേക്കും ഹിമ്മത്ത് കൊണ്ട് വെച്ചാൽ കൗന് മുഴുവൻ ഉണ്ടാക്കും അതിന് മുത്തസദ്ദീഫായിട്ട് വരുന്നതാണ് വല്ലൊരു വസ്തുവിനെ ഞാൻ വേണ്ടിയിട്ട് വന്ന ഒരു വസ്തുവനെ നോക്കുമ്പോൾ വേണ്ടിയ വണ്ണം അതിനാക്കുന്ന പറഞ്ഞല്ല പറഞ്ഞ് ഒരൊറ്റ നോട്ടം നോക്കിയിട്ട് ഇന്നതാകണമെന്നാ ചക്കിയ മനുഷ്യൻ അവൻ സൈദാകണമെന്നാണോ ബീനിൽ കാലിക്കായതിന് ഹിമ്മത്തനുസരിച്ച് നിങ്ങൾ കുളം പറഞ്ഞിട്ടുണ്ട് ആണിനെ പൊണ്ണാക്കലും പൊന്നിനെ ഉണ്ടാക്കലും പൊണ്ണിങ്ങനെ കഴിക്കോ ഇതാ കല്ലിന്റെ വണ്ണം വെച്ചിട്ട് ഇപ്പത് പൊന്നാണോന്ന് വെച്ചാൽ പൊന്നയിക്കോ